കഴിഞ്ഞ രാത്രി കടന്നു വരാൻ ഞാൻ സഹോദരങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്കായി ഞങ്ങളിവിടെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് മർക്കോസ് ഒന്നിന്റെ പതിനഞ്ചാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം പതിനഞ്ചാം വാക്യം മനപ്പാഠം അറിയാവുന്ന ചെറിയ ഒരു വാക്യശകലമാണത് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എന്റെ ഗുരു വിളിച്ചു പറഞ്ഞ വലിയൊരു പ്രഖ്യാപനമാണ് കാലം തികഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ യേശു ക്രിസ്തു ഇവിടുത്തെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് കുറച്ച് അത്ഭുതങ്ങൾ ചെയ്ത ആളുകളെ ആകർഷിച്ചുകൊണ്ടല്ല കർത്താവ് അവിടുത്തെ ശുശ്രൂഷ ആരംഭിച്ചത് വചനം പ്രസംഗിച്ചുകൊണ്ടാണ് ഉപദേശിച്ചുകൊണ്ടാണ് സ്തോത്രം കർത്താവ് അടയാളങ്ങളുടെ ആരംഭമായി കാനായിലെ കല്യാണ വിരുന്നിന് പച്ചവെള്ളം വീഞ്ഞാക്കുമ്പോൾ കർത്താവിന് ശിഷ്യന്മാർ അവന്റെ കൂടെ ഉണ്ട് സ്തോത്രം കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടല്ല ഉപദേശിച്ചുകൊണ്ടാണ് അവിടുത്തെ ശുശ്രൂഷ ആരംഭിച്ചത് മാത്രമല്ല കർത്താവിന്റെ ശുശ്രൂഷ കാലയളവിൽ ഉപദേശത്തിനാണ് എന്നും പ്രാധാന്യം കൊടുത്തിരുന്നത് സ്തോത്രം അത്ഭുതം പ്രവർത്തിക്കുന്നതിനല്ല പിന്നെ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് എപ്പോഴാണ് അവിടുത്തെ ആളത്വം അവിടുന്ന് ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ എന്റെ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം പറയുന്നു who I am is declared by what I do എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് explain his personality to demonstrate who he was or other who who he is and to ex explain through the miracles the mission for which he has come കർത്താവ് വന്ന ദൗത്യം എന്താണെന്ന് വെളിപ്പെടുത്തുവാനുമാണ് കർത്താവ് അത്ഭുതം ചെയ്തത് അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വെറും അത്ഭുതങ്ങളെന്ന് മാത്രമല്ല പറഞ്ഞേക്കുന്നത് വെറും അത്ഭുതങ്ങളല്ല കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടയാളങ്ങൾ അടയാളങ്ങൾ സ്തോത്രം എന്താ അത്ഭുതവും അടയാളവും തമ്മിലുള്ള വ്യത്യാസം അത്ഭു വെറും അത്ഭുതമല്ല കർത്താവ് ഇതെല്ലാം അടയാളങ്ങളാണ് അടയാളം എന്ന് പറഞ്ഞാൽ അത് അതിൽ തന്നെ പൂർണ്ണമല്ല എളുപ്പം മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുന്ന ഒരു ഒരു ഉദാഹരണം പറയാം ശ്രദ്ധിക്കണേ അതായത് നിങ്ങൾ റോഡിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു വലിയ ചതുരത്തിലുള്ള ഒരു വെളുത്ത ബോർഡ് അതിന്റെ നടുക്ക് ഒരു ഒരു ചുവന്ന വൃത്തം അതിന്റെ നടുക്ക് ഒരു കുരിശടയാളം അതിന്റെ താഴെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ഒരു ആരോർക്ക് അമ്പിന്റെ അടയാളം കണ്ടു അടയാളം കണ്ടപ്പോൾ ഒന്നും എഴുതിയിട്ടില്ല അതൊരു ഇന്റർനാഷണൽ സൈനാണ് അന്തർദേശീയമായ ഒരു ഒരു ഒരു അടയാളമാണ് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഡിറക്ഷനിൽ ഒരു എന്തായിരിക്കും ഹോസ്പിറ്റലുണ്ട് ഒരു ആശുപത്രി ഉണ്ടെന്ന് മനസ്സിലാകും ഒരാൾ സൈക്കിളിൽ നിന്ന് വീണു മുട്ടൊന്ന് പൊട്ടി മുട്ടൊന്ന് പൊട്ടി വെച്ച് അടുത്ത് നിൽക്കുന്നുണ്ട് ചോദിച്ചെന്നിരിക്കട്ടെ പ്ലീസ് ഇവിടെ എനിക്ക് ഞാനൊന്ന് വീണു കേട്ടോ ഒരു ടി ടി ഇഞ്ചക്ഷൻ എടുക്കണം ഒന്ന് ഡ്രസ്സപ്പ് ചെയ്യണം അടുത്തെങ്ങാനും ആശുപത്രി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കണ്ടില്ലേ ഇതോ അത് ആശുപത്രിയുടെ ബോട്ടാ അത് കണ്ടില്ലേ അത് ആശുപത്രി കണ്ടില്ലേ അത് അത് ആട് രക്ഷൻ എന്ന് പറയുമ്പം വേഗം ഓ ശരി ആശുപത്രി കണ്ടു ഇദ്ദേഹം അവിടെ ചെന്ന് ആ ബോർഡിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഇത് എനിക്കൊരു ഇഞ്ചക്ഷൻ വേണേ മനസ്സിലായോ ഇതൊന്ന് ബാൻഡേജ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ നടപ്പില്ല അത് വെറും ബോർഡാണ് അത് ആശുപത്രി അല്ല ആ ബോർഡ് ഒരാശുപത്രിയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം ആ ബോർഡ് ഒരടയാളമാണ് മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഇതുപോലെ യേശു ചെയ്ത അത്ഭുതങ്ങളെല്ലാം മറ്റൊരാശയത്തെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു അതുകൊണ്ട് നാം അത്ഭുതങ്ങൾക്കല്ല ഉപദേശത്തിനാണ് എന്നും പ്രാധാന്യം കൊടുക്കേണ്ടത് പരിശുദ്ധാത്മാവ് തിരുവചന രേഖയിലും അത്ഭുതങ്ങൾക്കല്ല ഉപദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നാലാമത്തെ സുവിശേഷമായ യോഹനാന്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യേശു ചെയ്തത് മറ്റു പലതുമുണ്ട് അവ ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു ചെയ്തത് പലതുമുണ്ട് പല ചെയ്തതെല്ലാം എഴുതിയിട്ടില്ല എന്നാൽ ആ വാക്യം ഇങ്ങനെയല്ല യേശു പഠിപ്പിച്ചതും ചെയ്തതും മറ്റു പലതുമുണ്ടെന്നല്ല യേശു ചെയ്തത് മറ്റ് പലതുമുണ്ട് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ യേശു ചെയ്തതെല്ലാം എഴുതിയിട്ടില്ലെങ്കിലും ഉപദേശിച്ചതെല്ലാം എഴുതിയിട്ടുണ്ട് ഉപദേശത്തിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മത്താട സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന ഇരുപത്തെട്ടാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയുമ്പോൾ അന്ത്യ നിയോഗം ദ ലാസ്റ്റ് കമാൻഡ്മെന്റ് അതിൽ നമ്മൾ വായിക്കുന്നത് എന്താ വായിക്കുന്നത് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഒക്കെയും പ്രമാണിപ്പാൻ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശേഷിയാക്കിക്കൊള്ളുവീൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് സ്തോത്രം വചനം പ്രസംഗിക്കുന്നവർക്ക് അതൊരു വാണിംഗ് ആണെന്നാണ് ഒരു കമന്റേറ്റർ പറഞ്ഞിരിക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ചോണം ഞാൻ കൂടുണ്ടെന്ന് ഓർത്തോണം വാട്ട് ഇറ്റ് മീൻ ഞാൻ പറഞ്ഞത് പറഞ്ഞാ ദേ ഞാൻ പറഞ്ഞൊക്കെ പറഞ്ഞേക്കണം ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞേക്കണമെന്ന് കർത്താവ് ഉപദേശിക്കാൻ ആവശ്യമുള്ളത് മുഴുവൻ തിരുവഴുത്തിൽ രേഖയായി നമുക്ക് തന്നിട്ടുണ്ട് സ്തോത്രം എന്നാൽ അത്ഭുതങ്ങളെല്ലാം ഇല്ല അപ്പോൾ തിരുവചന രേഖയിലും ഉപദേശത്തിനാണ് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അതുകൊണ്ട് ഞാൻ വചനം പ്രസംഗിക്കുമ്പോൾ അത് ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണെന്നുള്ള സ്വയബോധത്തോടെ ഞാൻ പ്രസംഗിക്കുന്നു അത് കേൾക്കുന്ന നിങ്ങളും ആ ബോധ്യത്തോടുകൂടി ഇരിക്കണേ എന്ന് അപേക്ഷിക്കുന്നു ഞാൻ പലപ്പോഴും പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നു ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു വാക്യം പത്രോസിന്റെ ഒന്നാം ലേഖനം നാലിന് പതിനൊന്നാണ് നേരം പോയത് ഞാൻ അങ്ങ് പറയാം ഫെസ്പീര് ഫോർ ലെവൻ അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ ആരുള്ള പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ അങ്ങനെ അഴിക്കണം ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ ആയിരിക്കണം സ്തോത്രവതി മഹാരാജാവിന്റെ മഹാദൈവത്തിന്റെ ആരുളപ്പാടുകൾ പ്രസ്താവിക്കുവാൻ അടിയൻ ഇവിടെ നിൽക്കുന്നു അത് കേൾക്കുവാൻ നിങ്ങൾ ഇരിക്കുന്നു എന്നുള്ള മനോഭാവത്തോടെ ആദരവോടും ശ്രദ്ധയോടും തുറന്ന മനസ്സോടും ഒരുക്കപ്പെട്ട ഹൃദയത്തോടും സ്തോത്രം ദൈവത്തിന്റെ സന്നദ്ധരായിരിക്കുവാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഇന്ന് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് ഞാൻ കടക്കുന്നു കാലം തികഞ്ഞു എന്താണെന്ന് ഇന്നലെ ഞാൻ സൂചിപ്പിച്ചു വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണേ രണ്ടാമത്തെ വാക്ക് മാനസാന്തരപ്പെടുക മാനസാന്തരപ്പെട്ട എനിക്കറിയാം ഞാൻ ആ വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നു എൻ്റെ ഉപദേശി ദുബായിൽ വന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് എന്നാ പ്രസംഗിക്കാൻ പോകുന്നേ മാനസാന്തരമോ മനുഷ്യനെ കളിയാക്കാതെ ഞങ്ങൾ പി എച്ച് ഡിക്കാർ നിരന്നിരിക്കുമ്പോൾ അക്ഷരമാല പഠിപ്പിക്കാൻ വന്നേക്കുന്നു ക്ഷമിക്കണേ സ്തോത്രം എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരാളെങ്കിലും അക്ഷരമാല അറിയാത്തവരുണ്ടെങ്കിൽ ആ ആളാണ് എൻ്റെ ലക്ഷ്യം സ്തോത്രം ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമാണിത് മാത്രമല്ല ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ആശയം അങ്ങനെ തന്നെയാണോ എന്ന് ദയവായി ഒന്ന് വെരിഫൈ ചെയ്ത് നിങ്ങൾ സ്തോത്രം വരുത്താനുള്ള എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ തിരുവചനത്തിന്റെ സ്ഥാനത്ത് വരുത്തുവാൻ ഞാൻ അപേക്ഷിക്കുന്നു സ്തോത്രം ഗ്രഹിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അംഗീകരിക്കാൻ കഴിഞ്ഞു if you can accept and and if you can agree with what I am telling you you most welcome to razor point after the meaning സ്തോത്രം ഞാൻ മുമ്പോട്ട് പൊക്കൊള്ളട്ടെ മാനസാന്തരം ഈ പൊതുലോകത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ആത്മിക വിഷയങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പൊതുലോകത്തിൽ അതിനുള്ള ആ ആശയങ്ങൾ പലപ്പോഴും ആത്മീയ ആശയത്തെ കൂടെ സ്വാധീനിക്കാറുണ്ട് സ്തോത്രം പൊതുലോകത്തിൽ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുക എന്ന ആശയമാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ശരിയല്ലേ അവൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ പെട്ടെന്ന് വിചാരിക്കുന്ന എന്താണ് അവൻ കള്ളുകുടി നിർത്തി ദുർമാർഗം നിർത്തി കള്ളക്കച്ചവടം നിർത്തി ബ്ലേഡ് കമ്പനി നിർത്തി വേണ്ടാത്ത സകല അഴുക്കു വഴികൾ നിർത്തി ആള് ക്ലീനായി ഗുണപ്പെട്ടു മര്യാദയായി മാന്യനായി ഇതാണ് നമ്മൾ പലപ്പോഴും മാനസാന്തരപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ആശയം അതുകൊണ്ട് തന്നെ വേദപുസ്തകത്തിലും ആ വാക്ക് മാനസാന്തരപ്പെടുക എന്ന വാക്ക് വരുമ്പോൾ വേണ്ടാത്ത ദുർമാർഗങ്ങളൊക്കെ നിർത്തി ദൈവത്തെ വിളിക്കാൻ തുടങ്ങുക എന്ന ആശയമേ നമ്മുടെ മനസ്സിൽ വരാറുള്ളൂ എന്നാൽ വേദപുസ്തകം അതിനേക്കാളെല്ലാം ഉപരിയായ ഒരാശയമാണ് ഈ വാക്കിലൂടെ നമ്മുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് സ്തോത്രം നമുക്ക് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഈ മൂലകൃതിയിലെ വാക്കുകളൊക്കെ പറയാറുണ്ട് എന്തിനാ ഈ മൂലകൃതിയിലെ വാക്കുകൾ പറയുന്നതെന്ന് ചോദിച്ചാൽ സൗരങ്ങളെ ഈ നമ്മുടെ ഭാഷയ്ക്ക് അതിൻ്റെ പരിമിതിയുണ്ട് ഭാഷകൾക്കെല്ലാം അതിന്റെ പരിമിതിയുണ്ട് എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിന്റെ മൂലഭാഷകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വളരെ ശ്രദ്ധേയമായ മീൻസ് വാക്ക് വാക്കുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും ഞാൻ ഈ ഇച്ചിരി കൂടി കരുവെന്ന് പറഞ്ഞോട്ടെ അതിനെക്കുറിച്ച് ഈ ഭാഷയെക്കുറിച്ച് ലോകത്തിലെ ഭാഷകളെ രണ്ടായിട്ട് തിരിക്കാം പ്രധാന മുഴുവൻ ഭാഷകളെ രണ്ടായിട്ട് തിരിക്കാം ഒന്ന് ലിവിങ് ലാംഗ്വേജസ് രണ്ട് ഡെഡ് ലാംഗ്വേജസ് ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം എന്താ ഈ ലിവിങ് ലാംഗ്വേജസ് എന്നും ഡെഡ് ലാംഗ്വേജസ് എന്നും പറഞ്ഞാൽ ഈ ലിവിങ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഭാഷകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകളെല്ലാം ജീവിക്കുന്ന ഭാഷകളായിന്ന് ജീവിക്കുന്ന ഭാഷയുടെ പ്രത്യേകത എന്താ അവ വളരുന്നു പുതിയ വാക്കുകൾ ഉണ്ടാകുന്നു മാത്രമല്ല വാക്കുകൾക്ക് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു വ്യാകരണം മാറുന്നു സ്ട്രക്ചർ മാറുന്നു ഇതിന്റെ പലതും മാറുന്നു പിന്നെ മാറി മാറിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷ് ഒരു ലിവിങ് ലാംഗ്വേജാണ് ആശയങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാറിക്കൊണ്ടിരിക്കും എന്നാൽ ഈ ഡെഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ മൃതഭാഷകൾ അതിന്റെ വളർച്ചയുടെ ഏതെങ്കിലും ഒരു പോയിന്റിൽ അതിന്റെ വളർച്ച നിന്നുപോയി അത് ഒരു ഷോപ്പീസ് പോലെ ആയിപ്പോയി പിന്നെ അത് വളരുന്നില്ല അങ്ങനെയുള്ള ഭാഷകളാണ് മൃത ഭാഷകൾ എന്ന് പറയുന്നത് അതിലെ വാക്കിന്റെ ആശയത്തിന് വ്യത്യാസം വരുന്നില്ല അതിന്റെ സ്ട്രക്ചർ മാറുന്നില്ല അതിന്റെ ഗ്രാമർ മാറുന്നില്ല അതിലൊരു വ്യത്യാസവും വരുന്നില്ല അത് അതിന്റെ വളർച്ചയുടെ ഒരു പോയിന്റിൽ എങ്ങനായിരുന്നു അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു ഇതാണ് മൃതഭാഷകൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഇംഗ്ലീഷ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷ എളുപ്പം മനസ്സിലാകാനുള്ള ഒരു ഉദാഹരണം പറയാം ആശയം വാക്കുകളുടെ ആശയങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഒരു ഉദാഹരണം ഇന്ന് നമ്മൾ സാല സാലറി എന്ന വാക്കെടുത്തേ സാലറി എന്ന വാക്കിന്റെ അർത്ഥം ശമ്പളം എന്ന ഇന്ന് നമ്മൾ പറയുമ്പോൾ ശമ്പളം എന്നാണെങ്കിൽ ഒരു ഏകദേശം ഒരു ഒരു ഒരു ഒരു പത്ത് എഴുപത് എഴുപത് വർഷം മുമ്പ് അത്രയേ ഉള്ളൂ ഒരു നൂറ്റാണ്ടിനകം ഒരു എഴുപത് വർഷം മുമ്പ് ആ വാക്കിന്റെ അർത്ഥം ഉപ്പെന്നായിരുന്നു ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞ ആ വാക്ക് ഇപ്പൊ എന്താണ് ശമ്പളമായിരിക്കുന്നു അതെങ്ങനെ അങ്ങനെ വന്നത് പറയാം ഇംഗ്ലണ്ടിലെ ഒരു പ്രധാന തൊഴിലായിരുന്നു കൽക്കരി കുഴിച്ചെടുക്കുക കൽക്കരി ഖനിയിലെ ജോലി ആളുകൾ കൽക്കരി ഖനിയിൽ ജോലി ചെയ്യും കൂട്ടം കൂട്ടമായിട്ടാണ് കൽക്കരി ഖനിയിൽ ജോലി ചെയ്യുന്നത് അപ്പൊ ഖനിയുടെ ഉടമസ്ഥൻ പത്തു പേരെ ഒരു ഒരു ഭാഗത്ത് കൽക്കരി കുഴിച്ചെടുക്കാൻ ആക്കിയിട്ടുണ്ട് അവര് ഒരാഴ്ച കൊണ്ട് ഒരു ക്വാണ്ടിറ്റി ഓഫ് കൽക്കരി കുഴിച്ചെടുത്തു ആഴ്ചയിൽ ഒരിക്കലാണ് ഇവർ വന്ന് ശമ്പളം കൊടുക്കുന്നത് വന്ന് കൽക്കരി അളന്ന് എത്ര കൽക്കരി കുഴിച്ചോ അതിനനുസരിച്ച് ശമ്പളം കൊടുക്കും പത്തു പേർക്ക് മുപ്പത്തിമൂന്ന് പൗണ്ട് ശമ്പളം എന്ന് വിചാരിച്ചേ മുപ്പത്തിമൂന്നര പൗണ്ട് ശമ്പളം പത്ത് പേർക്ക് അപ്പോൾ മുമ്മൂന്ന് പൗണ്ട് പിന്നെ മൂന്നര പൗണ്ട് ഉണ്ട് പത്ത് പേർക്ക് വീതിക്കണം അത് വീതിക്കാവുന്ന പോലൊക്കെ അങ്ങ് വീതിച്ചു അര പൗണ്ട് വീതമൊക്കെ വീതിച്ചു വീതിച്ചു കഴിഞ്ഞ് എത്ര വീതിച്ചാലും ഒരു ഇൻഡിവിസിബിൾ കോയിൻ കിട്ടും ഒടുക്കം മുറിക്കാൻ മേലാത്ത ഒരു ചില്ലറ ഒടുക്കം വരും ഈ മുറിക്കാൻ മേലാത്ത ഈ ചില്ലറ വരുമ്പോൾ ഇത് എന്നെ കാണിക്കാനാ ആട്ടെ നമുക്ക് എന്തെങ്കിലും നീ അങ്ങ് എടുത്തു എന്ന് പറയാനും മാത്രം അന്നാരും സമ്പന്നരല്ല പണത്തിന് നല്ല മൂല്യവുമുണ്ട് അതുകൊണ്ട് അവരെ ഒരു കാര്യം ചെയ്യും അവര് എല്ലാവർക്കും വേണ്ട എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് വീരിക്കും നോക്കണേ അപ്പം നമുക്ക് തക്കാളി മേടിച്ച് ഒരാൾ പറയാം എനിക്ക് വേണ്ട തക്കാളി എനിക്ക് വേണ്ട വേറെ എന്നാ മുളക് മേടിച്ച് വീതിക്കാം എനിക്ക് മുളക് വേണ്ട പിന്നെ അവ എന്താ പിന്നെ മേടിക്കേണ്ടത് ഏറ്റവും കൊച്ചു ചില്ലറേ കാണത്തുള്ളൂ ആട്ടെ ഉപ്പ് മേടിക്കാം എല്ലാവർക്കും വേണ്ടതാണ് ഉപ്പ് ചില്ലറ കൊടുത്താൽ ഒത്തിരി കിട്ടുകയും ചെയ്യും വീതിക്കാനും മാത്രമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും ആ ഇൻഡിവിസിബിൾ കോയിൻ കൊടുത്തിട്ട് ഇവര് ഉപ്പ് മേടിക്കും ഉപ്പ് മേടിച്ച് വീതിക്കും ഉപ്പ് മേടിച്ച് വീതിച്ച് പത്ത് പേരും കൂടെ ഉപ്പെടുത്ത് വീതിച്ചുകൊണ്ട് ഒരു വീതവും കൂടെ കൊണ്ടുപോകും അപ്പോൾ ശമ്പളത്തിന്റെ ഒരു ഭാഗമായി ഉപ്പ് കിട്ടുന്നത് അവരുടെ ഇടയിൽ ഒരു പതിവായി അതുകൊണ്ട് ഉപ്പ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയോ എന്നർത്ഥം ശമ്പളം കിട്ടിയോ എന്ന് ചോദിക്കുന്നതിന് ഉപ്പ് കിട്ടിയോ എന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ഉപ്പ് എന്നുള്ള വാക്ക് ശമ്പളം എന്ന അർത്ഥമായി കണ്ടില്ലേ വന്ന മാറ്റം കണ്ടോ സ്തോത്രം അപ്പോൾ ഉപ്പെന്ന് പറഞ്ഞിരുന്നത് ഇപ്പം ശമ്പളമായിരിക്കുന്നു ഇപ്പോഴും ആ ആശയമുണ്ട് സാലിനിറ്റി സാലിവറി സലൈൻ ഗാർഗിൾ എന്നൊക്കെയുള്ള ആ പ്രയോഗത്തിൽ സാലറി ഉപ്പെന്നുള്ള ആശയം ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ അപ്പോൾ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുക പുതിയ പുതിയ വാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നു എനിക്കറിയാം എന്റെ ചെറുപ്പത്തിൽ കേൾക്കാത്തൊരു വാക്കായിരുന്നു കോരാവോ കോരാവോ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും കോരാവോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്കറിയാം മലയാളത്തിൽ ഇങ്ങനെ പുതിയ പുതിയ വാക്കുകളും അർത്ഥത്തിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും ശ്രദ്ധിച്ചേ ഈ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ ആശയം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിലാണ് എഴുതിയതെങ്കിൽ സ്തോത്രം അന്ന് പറഞ്ഞതൊന്ന് ഇന്ന് മനസ്സിലാക്കുന്നത് വേറൊന്ന് ആശയം അങ്ങ് മാറിപ്പോയി ഇനി എന്നാൽ കേക്കണേ ദൈവം തന്റെ വചനത്തിന്റെ നിർമ്മല സത്യം നിലനിർത്തിയിരിക്കുന്ന രീതി ഓർക്കണം സ്തോത്രം വിശുദ്ധ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്ന പുതിയ എഴുതിയിരിക്കുന്ന കോയിനെ ഗ്രീക്ക് ക്ലാസിക്കൽ ഹീബ്രു അറാമായിക് ഇത് മൂന്ന് ഭാഷയിലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ഈ മൂന്ന് ഭാഷകളും വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞ് വളരാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഈ ഭാഷകൾ മൃതഭാഷകളായി മൃതഭാഷകളായപ്പോൾ അന്ന് മനസ്സിലാക്കിയിരുന്ന അതേ അർത്ഥത്തിൽ ഇന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു ദൈവം തന്റെ വചനത്തിന്റെ ആ നിർമ്മലതയും അതിന്റെ ശുദ്ധിയും നില നിർത്തിയിരിക്കുന്നു നിങ്ങൾ ഓർത്തു നോക്കണം അതേ തിരുവെഴുത്ത് പറയുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് അവയെ കൃത്യമായി കൽപ്പിച്ചു തന്നിരിക്കുകയാണ് സ്തോത്രം അതുകൊണ്ടാണ് ഞങ്ങൾ ചിലപ്പോഴൊക്കെ ആശയം വിശദീകരിക്കാനായിട്ട് മൂലകൃതിയിലെ വാക്കെന്നൊക്കെ ഞങ്ങളങ്ങ് പറയുന്നത് സ്തോത്രം അതുകൊണ്ട് വെറുതെ അതും കൂടെ അറിയാമെന്ന് കാണിക്കോ ഒന്നും അല്ലേ അത്യാവശ്യമുള്ളപ്പോഴേ പറയുള്ളൂ അതുകൊണ്ട് ഈ മാനസാന്തരം എന്ന അതിന്റെ ആ മൂലവാക്ക് ഞാനൊന്ന് പറഞ്ഞ് അല്പം ഒന്ന് വിശദീകരിക്കാം കൂടെ വരണേ മെറ്റനോയ്യ എന്നാണ് ഗ്രീക്ക് വാക്ക് മെറ്റനോയ്യ മെറ്റനോയ്യ എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം രണ്ട് പദങ്ങളുടെ ഒരു സങ്കര രൂപമാണത് ഒന്നിച്ചു കൂട്ടിയതാണ് it's a compound word what is it mean അതിന്റെ അർത്ഥം എന്താ മെറ്റ എന്ന വാക്കിന്റെ അർത്ഥം ലേറ്റർ ശേഷം പൂർണം എന്നൊക്കെയാണ് അർത്ഥം ലേറ്റർ നോയ്യ എന്ന വാക്കിന്റെ അർത്ഥം നോഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് അതിൽ നിന്ന് വന്നതായതുകൊണ്ട് നമുക്ക് മനസ്സിലാകും നോയ്യ മീൻസ് അറിയുക മെറ്റ നോയ്യ എന്ന് പറഞ്ഞാൽ അറിഞ്ഞ ശേഷം ഉള്ള തിരിവ് എന്നാണ് അർത്ഥം അറിഞ്ഞ ശേഷമുള്ള തിരിവ് മലയാളം നല്ല ഒന്നാം തരം വാക്ക് ഒന്നാം തരം വാക്ക് മാനസ അന്തരം കേൾക്കണേ സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി മലയാളമൊക്കെ കൂടെ പഠിപ്പിച്ചു കൊടുക്കണം think not that English is the best language of course that is the most widely spread language which has the greatest currency in the whole world where you go if you have English you can somehow manage but linguistically speaking that poor language lacks in many things തെറ്റിദ്ധരിക്കല്ല സത്യമായി കിട്ടോ സ്തോത്രം അതിന് ഉദാഹരണം എടുത്തു മാനസാന്തരമുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്തോ repent oh what it mean oh it rather conveys very വളരെ കുറച്ചേ അതിനകത്ത് ഉള്ളൂ അതുകൊണ്ട് മലയാളത്തിലെ ആ വാക്ക് നന്നായിരിക്കുന്നു മെറ്റാനോയ്യ അറിഞ്ഞ ശേഷം മനസ്സിലാക്കിയ ശേഷം അന്തരമുണ്ടാകുന്നു മാറ്റമുണ്ടാകുന്നു വാവ് എന്തൊരു നല്ല ആശയമാണ് നമ്മുടെ മലയാളം വാക്ക് മാനസാന്തരം അറിഞ്ഞ ശേഷമുള്ള തിരിവ് ഇതാണ് മാനസാന്തരം സ്തോത്രം ശ്രദ്ധിക്കണേ ഒരാ ഒരു കാര്യം അറിഞ്ഞു അറിഞ്ഞതിന്റെ വെളിച്ചത്തിൽ തിരിഞ്ഞു അതാണ് മാനസാന്തരം സ്തോത്രം അതെ മാനസാന്തരം ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ പടിയാണ് സ്തോത്രം മാനസാന്തരം എന്നാൽ പൊതുവെ ചിന്തിക്കുന്നത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിലാണെങ്കിൽ വേദപുസ്തകത്തിൽ അതിന്റെ അർത്ഥം നോക്കണേ ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിൽ എന്നാണ് അതിന്റെ അർത്ഥം ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ നന്നായിരിക്കും പ്രവർത്തികളുടെ പുസ്തകം മൂന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചേക്കണേ ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും കണ്ടോ ഇനി ഇരുപത്തി ആറിന്റെ ഇരുപത് കൂടെ വായിച്ചേക്കണം ദൈവത്തിങ്കലേക്കുള്ള തിരിവ് മാനസാന്തരം ഇരുപത്തി ആറിന്റെ ഇരുപത് ആദ്യം ദബസ്കോസിലും എരിശിലേമിലും യഹൂദ പ്രദേശങ്ങളിലുള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവന്തിക്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്നും പ്രസംഗിച്ചു താങ്ക് യു ശ്രദ്ധിച്ചേ മാനസാന്തരപ്പെട്ട് എങ്ങോട്ട് തിരിയണം ദൈവത്തിങ്കലേക്ക് തിരിയണം ദൈവത്തിങ്കലേക്ക് തിരിയണം അപ്പോൾ വേദപുസ്തകം പറയുന്ന മാനസാന്തരം ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിലാണ് സ്തോത്രം നോക്കണേ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് തിരിയുന്നതിൽ ഒതുങ്ങുന്നതല്ല ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിൽ ലോകത്തിൽ മാനസാന്തരം പ്രസംഗിക്കുന്ന ധർമ്മോപദേഷ്ടാക്കന്മാരുണ്ട് there are moral teachers who teach about repentance ഇംഗ്ലീഷിലെ ആ വാക്ക് തന്നെ ജനങ്ങൾ പറയുകയാണ് ഹു ടീച്ച് റിപ്പൻറ്റൻസ് സി ലോകത്തിൽ ഒത്തിരി പേരുണ്ട് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിൽ പ്രസംഗിക്കുന്നു കോട്ടയത്ത് എനിക്കറിയാം ഒരു അദ്ദേഹം ഒരു ഒരു സമർത്ഥനായ മിടുക്കനായ പ്രിന്റിംഗ് പ്രസിന്റെ ആയിരുന്നു മിസ്റ്റർ സജ്ജി പ്രിന്റിംഗ് പ്രസിന്റെ ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാനും ഭയങ്കര മിടുക്കനായിരുന്നെങ്കിലും അവന് മദ്യപനായിരുന്നു ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു നല്ലൊരു സ്ഥാപനത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അത് കഴിഞ്ഞ് നല്ല സമ്പന്നമായൊരു ഒരു കുടുംബ പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് അവന്റെ അപ്പനൊക്കെ കൂടെ മുൻകൈ എടുത്ത് ഒരു നല്ല ടൂൾ റൂം അവൻ ഉണ്ടാക്കി കൊടുത്തു അവന്റെ അപ്പൻ പഴയ ഒരു പ്രിന്റിംഗ് പ്രസിന് മെക്കാനിക്കാണ് അതുകൊണ്ട് ആ ഗുഡ്വിലെല്ലാം കൂടെ വെച്ച് ഒരു ടൂൾ റൂം ഇതിനു വേണ്ടി ഉണ്ടാക്കി കൊടുത്തു അവന് നല്ല ജോലിയാണ് ഏത് തകരാറിലായ മെഷീനും അവൻ അവൻ റിപ്പയർ ചെയ്യും സമർത്ഥനാണ് പക്ഷെ എന്ത് ചെയ്യാൻ മദ്യത്തിലേക്ക് ഇതങ്ങോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴത്തെ പിന്നെയും മദ്യവും മയക്കുമരുന്നുമായി ഗതികെട്ടു ഇവനെ ആർക്കും വിശ്വസിച്ച് ഒന്നും ചെയ്യിക്കാൻ ഒക്കരുത് ഇവൻ വന്ന് മെഷീൻ അഴിച്ചു വിട്ടേച്ച് ഇവൻ പോയ അഴിച്ചിട്ടേച്ച് പോയാൽ കാശും കുറച്ച് കാശും അഡ്വാൻസ് തന്നിരുന്നു പറഞ്ഞ് കുറച്ച് കാശും മേടിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലേ ഇവനെ കിട്ടത്തുള്ളൂ അതുപോലൊക്കെയായി ഒടുവിൽ അങ്ങനെ അവൻ ആ വഴിക്ക് ഓനങ്ങ് അധപ്പതിച്ചു പതിച്ചു അങ്ങനെ ഒരു ദിവസം കള്ള് കുടിച്ച് ഓടെ കിടക്കുക ഓടെ കിടക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാർ ഇവൻ്റെ കിടപ്പ് കണ്ടിട്ട് വന്ന് അവനെ കയ്യും കാലും കെട്ടി രൂപയ്ക്ക് പത്ത് രൂപയ്ക്ക് ഒരു ഒരു തോർത്തെന്ന് പറഞ്ഞ് വിറ്റുകൊണ്ടിരുന്ന ആളുടെ കയ്യിൽ നിന്ന് രണ്ട് മൂന്ന് തോർത്ത് മേടിച്ച് കയ്യും കാലും കെട്ടി ഒരു ജീപ്പലെടുത്തിട്ട് അവനെ ഒരു ആശ്രമത്തിൽ കൊണ്ടുപോയി ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഒരാഴ്ച അവനെ നിർബന്ധിച്ച് ഭജന ഇരുത്തി ഒരാഴ്ച നിർബന്ധിച്ച് ഭജന ഇരുത്തി കഴിഞ്ഞ് ആള് മാറി തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിന്റിംഗ് പ്രസിന് വളരെ എത്ര പേര് നോക്കിയിട്ട് നന്നാകാഞ്ഞിട്ട് ഞാൻ അവൻ്റെ അവിടെ ചെന്നു എൻ്റെ ടൂ റൂമിൽ ദിവസം ചെന്നു രാവിലെ ചെന്നു ചെന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ ഞാൻ അവനോട് പല പ്രാവശ്യം സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനെ അവനൊന്നും കൂട്ടാക്കിയിരുന്നില്ല ഇപ്പൊ ആൾ മാറിക്കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടപ്പോൾ അവന് ഭയങ്കര സന്തോഷം ആ എന്ത് വേണം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു കാര്യം കൊണ്ട് പറയണം അതെ പിള്ളേരാരിലും വന്നോട്ടെ ഉടൻ കട അങ്ങോട്ട് തുറക്കുന്നേ ഉള്ളൂ പിള്ളേരാരിലും വന്ന് ഏൽപ്പിച്ച ഉടനെ ഞാൻ വരാം ഞാനപ്പം വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ അങ്ങ് അകത്തോട്ട് കയറിപ്പോയി ആ കടയ്ക്ക അവന്റെ കടയൊക്കെ തുറന്നിച്ച് അകത്തോട്ട് കയറി ചെന്നിട്ട് അവിടെ ഒരു വലിയൊരു നേതാവിന്റെ ഒരു മത നേതാവിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് മാത അമൃതാനന്ദമയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിന്റെ മുമ്പിൽ അവൻ വേഗം മെഴുകുതിരി കത്തിച്ചു സാമ്പ്രാണി കത്തിച്ചു വെച്ചു പിന്നെ മാല ഒന്ന് അന്നേരം കൊണ്ടതൊരു മാല അവൻ അവന്റെ സഞ്ചിക്കത്തുനിന്നെടുത്ത് ആ ഫോട്ടോയുടെ മുകളിലിട്ടു കൈകൂപ്പി നിന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കുക ഞാൻ സജീ ഞാൻ പറഞ്ഞിട്ടുണ്ട് പാപപരിഹാരം യേശുക്രിസ്തുവിലെ ഉള്ളെന്ന് ഇത് പറഞ്ഞതും ഇവൻ എന്നെ പിടിച്ചു സോറി എന്തോ ഈ പറയുന്നേ എന്നെ പിടിച്ചുകൊണ്ട് പുറത്തു കൊണ്ട് വരാന്തെ കൊണ്ട് നിർത്തി എന്നിട്ട് വരാന്തെ കൊണ്ട് നിർത്തിയ ചോടി അങ്ങോട്ട് ചെന്ന് അമ്മേ തിരുസന്നിധിയിൽ അന്യദേ അന്യദേവനാമോച്ചാരണം ചെയ്തത് പൊറുക്കണേ എന്നൊക്കെ ഒരു പ്രാർത്ഥന കഴിഞ്ഞേച്ച് അവൻ എൻ്റെ അടുത്ത് വന്നു സാറിന് അറിയാമോ ഞാൻ ഓടെ കിടന്ന എന്നെ അവർ പിടിച്ചോണ്ട് പോയി ഇവിടെ കൊണ്ട് ഭജന ഇരുത്തി ഞാൻ ഒരാഴ്ച ഭജന ഇരുന്നതേ ഉള്ളൂ എനിക്ക് വന്ന മാറ്റം കണ്ടോ മാത്രമല്ല നിങ്ങൾ പറയുന്ന അവിടെയും പ്രസംഗിക്കുന്നേ നിങ്ങൾ പ്രസംഗിക്കുന്നതിനെ അവിടെ മാനസാന്തരം യേശുക്രിസ്തു ഒരു മലയുടെ മുകളിൽ ഇരുന്ന് പ്രസംഗിച്ച ഒരു ഉണ്ട് പോലും ആ പ്രസംഗത്തിൽ നിന്ന് മിക്കവാറും അവിടെ രാവിലെ പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നന്നായി പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് തന്നെ അവിടെയും പ്രസംഗിക്കുന്നത് മാനസാന്തരം എത്രയോ പേരാണ് അവിടെ ചെന്നിട്ട് കള്ളുകൂടി നിർത്തുന്നത് എത്രയോ പേരാണ് നല്ല വഴിക്ക് പോകുന്നത് ഇത് തന്നെ അവിടെയും പ്രസംഗിക്കുന്നു ആ എന്ന് പറഞ്ഞ് എന്നെ ഞാനാക്കിയത് അമ്മയാ നിങ്ങൾ പറയും പത്തിലൊന്ന് കൊടുക്കാന്ന് ഞാൻ അങ്ങനല്ല എനിക്ക് കിട്ടുന്നതിന്റെ വീതവും കൊണ്ട് എല്ലാ ആഴ്ചയും പോകും എനിക്ക് കിട്ടുന്നതിന്റെ വീതവും കൊണ്ട് എല്ലാ ആഴ്ചയിലും പോകും നോക്കണേ അവിടെയും എന്തോ പ്രസംഗിക്കുന്നുണ്ട് മാനസാന്തരം പ്രസംഗിക്കുന്നു ആ മാനസാന്തരം എന്താണ് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിനുള്ള തിരിച്ചിൽ ഞാൻ ആരെയും വിമർശിക്കുകയല്ല ഒരു കാര്യം ലളിതമാക്കാനായി ഈ സംഭവം പറഞ്ഞു എന്നേ ഉള്ളൂ ശ്രദ്ധിക്കണേ ഞാൻ പ്രിയമുള്ളവർ ആ സഹോദരനിൽ വന്ന മാറ്റത്തിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു പക്ഷെ വേദപുസ്തകം പറയുന്ന അതിനേക്കാൾ കൂടിയൊരു കാര്യമാണെന്ന് ഞാൻ വിശദീകരിക്കുവാൻ ശ്രമിക്കുകയാണ് സ്തോത്രം അതാണ് ഒരു വാക്യം ഒന്ന് വായിച്ചാൽ ഒന്നുകൂടെ മനസ്സിലാകും പ്രവൃത്തി പുസ്തകം പതിനേഴാമത്തെ മുപ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ചേ പ്രവൃത്തി പതിനേഴിന്റെ മുപ്പത് പ്ലീസ് വായിക്കണം എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടും പൊതുലോകം പറയുന്ന മാനസാന്തരം സന്മാർഗിക്ക് ആവശ്യമില്ല അവൻ സന്മാർഗത്തിലാണ് ദുർമാർഗത്തിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ പൊതുലോകം പറയുന്ന മാനസാന്തരത്തിന്റെ ആവശ്യമുള്ളൂ സ്തോത്രം എന്നാൽ വേദപുസ്തകം പറയുന്ന മാനസാന്തരം എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം സ്തോത്രം അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് എല്ലായിടത്തും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിൽ ഒന്നുകൂടി വ്യക്തമാക്കിയാൽ സ്വയത്തെ ദൈവത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിലാണ് വേദപുസ്തകം പറയുന്ന മാനസാന്തരം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്കുള്ള തിരിച്ചിൽ സഹോദരങ്ങളെ ഇതൊന്ന് ശ്രദ്ധിക്കണേ സ്തോത്രം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നടക്കുന്ന ആത്മിക ശുശ്രൂഷകളിൽ ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടുന്നതിനാണ് മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ സ്തോത്രം അത് തെറ്റിപ്പോയി ഇവിടുത്തെ ജീവിതത്തിന് പ്രാധാന്യമുണ്ട് പ്രാധാന്യമില്ലെന്നല്ല ഇവിടുത്തെ ജീവിതത്തിന് ദൈവം കരുതിക്കൊള്ളും ദൈവമല്ലാതെ വേറെ ആരാണ് നമ്മളെ കരുതുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ കർത്താവ് നമ്മളെ കൈവിടുന്നവനല്ല നമ്മളോട് പാടി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും അതതിന്റെ ആഹാരം എത്തിച്ചു കൊടുക്കുന്ന നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവ് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നവൻ സകലവും നൽകിത്തരും ഞാൻ അനുഭവസ്ഥനാണ് ഹരലൂയ എന്നാൽ ഭൗമിക നേട്ടത്തിന് വേണ്ടി അല്ലാതെ ദൈവത്തെ പിൻപറ്റുന്നത് നിത്യജീവന് വേണ്ടിയാണ് നാം ദൈവത്തെ പിൻപറ്റുന്നത് അതുകൊണ്ട് അതിന് എന്ത് ചെയ്യണം സ്വയത്തിൽ നിന്ന് നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയണം ഹല്ലേലൂയ ഇത് പിന്നെയും ഞാൻ വ്യക്തമാക്കാം കൂടെ വരണേ സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിയണം സ്തോത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദൈവം എനിക്കു വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ശ്രദ്ധിക്കണേ എനിക്ക് വേണ്ടി ദൈവം എന്ന ചിന്തയിൽ നിന്ന് ദൈവത്തിനു വേണ്ടി ഞാൻ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് അവൻ ഉയരണം ഹല്ലേലൂയ സ്തോത്രം think not that God is for me, God is for me. Of course, God is for us. But you should not stop there, but rather you should rise up to the thought pattern. I am for God. Not simply, God is for me, but you should acknowledge that I am for God. എനിക്ക് വേണ്ടി ദൈവമെന്നല്ല ദൈവത്തിനു വേണ്ടി ഞാൻ സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള ഉയർച്ചയാണ് യഥാർത്ഥ മാനസാന്തരം അല്ലേ രൂയ എനിക്ക് വേണ്ടി ദൈവമെന്ന് പറയുമ്പോൾ വലിയവനാരാ എനിക്ക് വേണ്ടി ദൈവം വലിയവനാരാ ഞാന് ഞാന് എനിക്ക് വേണ്ടി ദൈവം വലിയത് ഞാനാ പ്ലീസ് ഒന്ന് തിരുത്തിയേക്കണേ ഒന്ന് തിരുത്തിയേക്കണേ എനിക്ക് വേണ്ടി ദൈവം ദൈവത്തിനു വേണ്ടി ഞാൻ എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് ഞാൻ നിങ്ങളും കടന്നു വന്നേ മതിയാകെയുള്ളൂ സ്തോത്രം ഇത് തന്നെ ആശയം ഞാൻ മറ്റൊരു നിലയിൽ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ സ്തോത്രം അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നോ നമ്മളെ കർത്താവിന് കൊടുക്കുകയായിരുന്നോ ഒന്നുകൂടെ പറയാം നമ്മൾ കർത്താവിനെ ഇങ്ങോട്ട് എടുക്കുകയായിരുന്നോ നമ്മളെ കർത്താവിന് അങ്ങ് കൊടുക്കുകയായിരുന്നോ തുടക്കമൊക്കെ എടുക്കുക എന്നേ ഒക്കുകയുള്ളൂ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മളൊക്കെ സ്വാർത്ഥതയുള്ളവരല്ലേ തുടക്കമൊക്കെ അങ്ങനെയാ ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു ഇങ്ങോട്ട് എടുത്തു പക്ഷെ എടുത്തത് എങ്ങനെയാ കർത്താവായി കർത്താവായി കൊണ്ട് എടുത്തപ്പോൾ സ്തോത്രം അടുത്ത പടിയായി നമ്മളെ കർത്താവിനങ്ങ് കൊടുക്കണം അല്ലേ രൂയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾ എത്ര പേർക്ക് പറയാം ഞാൻ എന്നെ എന്റെ കർത്താവിന് കൊടുത്തതാണ് അങ്ങനെ ഒരു കരങ്ങളെ കുറിച്ച് ദൈവത്തോട് മഹത്വപ്പെടുത്തിയാട്ടെ സഹോദരങ്ങളെ ഈ അനുഭവത്തിലേക്ക് വരണം ശ്രദ്ധിച്ചേ പറയാം നമുക്ക് നമ്മൾ നമ്മളെ തന്നെ നമുക്കായി പിടിച്ചു വെക്കാൻ എന്താ അവകാശം ഞാൻ ഇന്നലെ നിങ്ങളെ ഓർപ്പിച്ചു നമ്മൾ ദൈവത്തിന്റെ വകയാ ഞാൻ എനിക്കായി സൃഷ്ടിച്ച എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കട്ടെ കർത്താവ് നമ്മളെ അവിടുത്തേക്കായി സൃഷ്ടിച്ചു സ്തോത്രം നാം നമുക്കുള്ളവരല്ല നാം ദൈവത്തിനുള്ളവരാണ് നാം നമ്മെ തന്നെ നമ്മളിലേക്ക് തന്നെ പിടിച്ചു വെക്കുമ്പോൾ സ്തോത്രം ദൈവത്തിന് അവകാശപ്പെട്ടത് ദൈവത്തിന് നിഷേധിക്കുന്ന തെറ്റ് നമ്മൾ ചെയ്യുകയാണ് നമുക്കറിയാം എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ പരീക്ഷിക്കുവാനായി പരീക്ഷന്മാർ വന്ന് ചോദിച്ചു കൈസർക്ക് കരം കൊടുക്കുന്നത് യുക്തമാണോ ഉചിതമാണോ എന്ന് ചോദിച്ചു കർത്താവ് മറുപടി പറഞ്ഞ എന്താ കപടഭക്തിക്കാരെ നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് കരത്തുള്ള നാണയം കാണിക്കാൻ നാണയം കാണിക്കെന്ന് പറഞ്ഞപ്പോൾ നാണയം കാണിച്ചു ഇതിന്റെ സ്വരൂപം മേലെഴുത്തുവാനുടേതാ ചോദിച്ചു കൈസറുടേതാന്ന് പറഞ്ഞു കൈസർക്കുള്ളത് കൈസർക്ക് കർത്താവ് നിർത്തിയില്ല അടുത്തൊരു വാക്കൂടെ പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിന് കൈസറുടെ സ്വരൂപവും മേലെഴുത്തുമുള്ളത് കൈസർക്ക് കൊടുക്കുമ്പോൾ ദൈവം തന്റെ സ്വരൂപത്തിൽ തന്റെ സാദൃശ്യത്തിൽ അവിടുത്തെ മേലെടുത്തുള്ളവരായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ നാം നമ്മളെ തന്നെ ദൈവത്തിന് കൊടുക്കുവാൻ കടപ്പെട്ടവരാണ് അതാണ് യഥാർത്ഥ മാനസാന്തരം ഹല്ലേലൂയ ഇനി ഞാൻ എനിക്കുള്ളവനല്ല ഞാൻ എന്നെ എന്റെ കർത്താവിന് കൊടുത്തിരിക്കുകയാണ് ഹല്ലേലൂയ സ്തോത്രം എന്റെ ജീവിതത്തിന്റെ നന്മ ഇതൊന്നും എനിക്കുള്ളതല്ല എന്റെ കർത്താവിനുള്ളത് സ്തോത്രം കർത്താവ് അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി സ്തോത്രം അവിടുന്ന് അടിയനെ നടത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം അല്ലേ രൂയ മനസ്സിലായി ഞാൻ വിശ്വസിക്കട്ടെ വട്ടനെ മുൻപോട്ട് പോകട്ടെ എന്തുകൊണ്ട് എന്താണ് മാനസാന്തരം ഞാൻ പറഞ്ഞു ഇനി എന്തുകൊണ്ട് മാനസാന്തരം എന്തുകൊണ്ടാണ് മാനസാന്തരം സ്തോത്രം പ്രിയമുള്ളവരെ ഈ മാനസാന്തരം എന്ന് പറയുന്നത് അറിഞ്ഞ ശേഷമുള്ള തിരിവാണെങ്കിൽ കാര്യങ്ങളെ അറിയണം കുറിച്ച് അറിയണം കുറിച്ച് അറിയണം ഈ കുറിച്ച് അറിയണം ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അറിയണം ഇപ്പോൾ കുറിച്ച് നമ്മൾ അറിയുന്നത് എന്തുകൊണ്ടാണ് മാനസാന്തരപ്പെടേണ്ടത് എന്ന് വിശദീകരിക്കുവാൻ ആവശ്യമാണ് എന്തുകൊണ്ട് മാനസാന്തരപ്പെടണം ദൈവം ഒരിക്കലും ബലമായി നമ്മളെ പിടിച്ചെടുക്കുകയില്ല ദൈവം നമുക്കെല്ലാവർക്കും സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്നിട്ടുണ്ട് every one of us is endowed with free will free will നമ്മുടെ കാര്യം തീരുമാനിക്കുവാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യവും അവകാശവും തന്നിട്ടുണ്ട് സ്തോത്രം നമ്മുടെ നാട്ടിൽ ഒരു പറച്ചില ഓ തലേവരിയ തലേവരയാ തലേവിധിയാ വിധിയ തലയിലെഴുത്ത എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്റെ സഹോദരങ്ങളെ തലയിലൊന്നും അങ്ങനെ വരയൊന്നുമില്ല അതെ ഉണ്ട് ഒരു വരയുണ്ട് ഈ പകുത്ത് ചീകിയപ്പോ ഒരു വരയിട്ടു അതേ ഉള്ളൂ കേൾക്കുന്നുണ്ടേ വേറെ തലേ ഒന്നും വരച്ചല്ല നമ്മളെ വിട്ടേക്കുന്നത് സ്തോത്രം ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ച് ഫിക്സ് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യുന്നത് പോലെ പ്രോഗ്രാം ചെയ്ത് നമ്മളെ വിട്ടിരിക്കുന്നു അങ്ങനെ പ്രോഗ്രാം ചെയ്തതുപോലെ നമ്മൾ ജീവിക്കുന്നു എന്ന ചിന്തയാണ് പലർക്കുമുള്ളത് അങ്ങനെ അല്ല അങ്ങനെ അല്ല നമ്മുടെ കാര്യം തീരുമാനിക്കാൻ ദൈവം നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അടുത്ത വാക്ക് ഉത്തരവാദിത്വവും തന്നാണ് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളെ ദൈവത്തിന് കൊടുത്തെങ്കിൽ മാത്രമേ ദൈവം നമ്മളെ സ്വീകരിക്കുകയുള്ളൂ ബലമായി എടുക്കുകയില്ല കൊടുത്താൽ സ്വീകരിക്കുകയാണ് അലേലൂയ സ്തോത്രം മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ മുമ്പോട്ട് പോകുന്നു പ്രിയമുള്ളവരെ അതെ നമുക്ക് ദൈവം ഇച്ഛാശക്തി തന്നിട്ടുണ്ട് നമ്മുടെ ഇടയിൽ ചില സഹോദരങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് മുൻ നിർണയം മുൻവിധി ആരൊക്കെ രക്ഷിക്കപ്പെടുമെന്ന് ദൈവം നേരത്തെ കൂട്ടി തീരുമാനിച്ചു വെച്ചേക്കുക അങ്ങനെയുള്ളവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് നിർണയം എന്ന ഒരാശയം തിരുവഴുത്തിൽ കാണുന്നത് സന്ദർഭത്തിൽ നിന്ന് പറിച്ചെടുത്ത് തങ്ങളുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ എന്താണ് മുൻനിർണയം ദൈവം സർവജ്ഞാനിയാണ് കേക്കണേ ദൈവം സർവജ്ഞാനിയാണ് അതുകൊണ്ട് ആദിയിൽ നിന്നേ അവസാനം എന്റെ ദൈവം അറിയുന്നു എൻ്റെ ദൈവം അറിയുന്നതിനാൽ ആരൊക്കെ എങ്ങനൊക്കെ ആകും എന്ന് എന്റെ ദൈവം അറിയുന്നു ആരൊക്കെ എങ്ങനൊക്കെ ആകും എന്റെ ദൈവം അറിയുന്നു എന്നാൽ ആരൊക്കെ എങ്ങനെയൊക്കെ ആകണം എന്ന് വിധിച്ചിട്ടില്ല സ്തോത്രം അറിയുന്നു പക്ഷെ വിധിച്ചിട്ടില്ല ആ അറിവിനനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് വാക്യം വായിച്ചാട്ട് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം Romans chapter eight verse twenty nine റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം വായിച്ചാട്ട് അവൻ മുന്നറിഞ്ഞവനെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു മുന്നിൽ വെച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു വളരെ നന്ദി ആ വാക്യം എന്റെ രണ്ടാം ഭാഗം ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ നേരം എടുക്കുന്നില്ല എന്നാൽ ആദ്യ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ അവൻ മുൻ അറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദ്യാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു അറിവിനനുസരിച്ചാണ് നിയമനം സ്തോത്രം നമ്മെ ഉള്ളും പുറവും നമ്മുടെ കർത്താവിന് അറിയാം ഉള്ളും പുറവും നമ്മുടെ കർത്താവിന് അറിയാം ദൈവത്തിൽ താല്പര്യമുള്ളവരാരൊക്കെയാണെന്ന് നമ്മുടെ കർത്താവിന് നന്നായി അറിയാം നിർമ്മല ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എവിടുണ്ട് ആരുണ്ടെന്ന് കർത്താവിന് നന്നായി അറിയാം തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ് നോക്കണേ കർത്താവിന് നന്നെല്ലാം എല്ലാം നന്നായി അറിയാം ഹല്ലേ നന്നായി അറിയാവുന്ന കർത്താവ് അവനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്നവരെ അറിയുന്ന ആ തിരുഹൃദയത്തിൽ സ്തോത്രം അങ്ങനെയുള്ളവരെ മുൻ നിയമിക്കുന്നു ഹല്ലലു ആദ്യം അറിവാണ് അറിവിനനുസരിച്ച് നിയമനമാണ് അത് തന്നെ സർവജ്ഞാനത്തിൽ ചെയ്യുന്നതാണ് സർവ അധികാരത്തിൽ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ പകൽ അന്തിയോളം നിങ്ങൾ ജോലി ചെയ്തു നിങ്ങൾ ജോലി കഴിഞ്ഞ് തളർന്ന ശരീരം ശരീരത്തോടെ നിങ്ങളുടെ വീട്ടിൽ വന്നു നല്ല എ സി ഉണ്ട് അവിടെ രസകരമായ പടങ്ങളൊക്കെ തെളിയുന്ന ഇന്നത്തെ ഉപകരണങ്ങളുണ്ട് നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് രസകരമായ പടമൊക്കെ കണ്ട് നീണ്ട് നിവർന്ന് സുഖമായി അവിടെ കിടന്ന് നേരത്തെ ഉറങ്ങി നിങ്ങൾക്ക് നിങ്ങൾക്ക് സന്തോഷിക്കാം ആശ്വസിക്കാം പക്ഷേ ദൈവവചനത്തോടും സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലും നിങ്ങൾ നിങ്ങളുടെ സമയം വേർതിരിച്ചു വന്നത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം അതെ അതും ദൈവം കാണുന്നുണ്ട് സത്യാന്വേഷികളായവരെ സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത് ഹാലേലൂയ സ്തോത്രം അല്ലാതെ നേരത്തെ കൂട്ടി തന്നെ ഇഷ്ടമോ ഇന്നേരം വരട്ടെ ഇന്നേരം വരട്ടെ ഇന്നേരം വരട്ടെ അങ്ങനെ തീരുമാനിക്കുകയല്ല അറിവിനനുസരിച്ച് നിയമനമാണ് ഒന്നുകൂടി ഒരു ഉദാഹരണം പറയാം ശ്രദ്ധിച്ച് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങൾ വിചാരിച്ച് ഈ ചില സ്കൂളുകളിലൊക്കെ ഉണ്ടല്ലോ എട്ട് ഒമ്പത് പത്ത് ഒരു ടീച്ചറെ ഏൽപ്പിക്കും ഒരു ടീച്ചറാണ് ക്ലാസ് ടീച്ചർ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകൾ ഏതാണ്ട് നാൽപ്പത് കുഞ്ഞുങ്ങൾ നാൽപ്പത് പിള്ളേരെ എട്ടാം ക്ലാസ്സിൽ ഈ ടീച്ചർ തന്റെ സംരക്ഷണയിൽ ഏറ്റെടുക്കുക ബാക്കി ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ക്ലാസ് ടീച്ചറാണ് ഈ ക്ലാസ് ടീച്ചറിന് നാൽപ്പത് കുഞ്ഞുങ്ങളെ അറിയാം നാൽപ്പത് കുഞ്ഞുങ്ങളുടെ വീട്ടിലെ പശ്ചാത്തലം അറിയാം നാൽപ്പത് കുഞ്ഞുങ്ങളുടെ കഴിവും കഴിവുകേടും അറിയാം അവരുടെ വീക്ക്നെസ് ഏത് സബ്ജക്റ്റ് ആണെന്നുള്ള ഇതെല്ലാം അറിയാം ഇങ്ങനെ എട്ടാം ക്ലാസ് കഴിഞ്ഞു ഒമ്പതാം ക്ലാസ്സായി പത്താം ക്ലാസ്സായി ഇവരെ അവധിക്ക് ട്യൂഷൻ പഠിപ്പിച്ചു വ്യക്തിപരമായി കൗൺസിൽ ചെയ്തു ബലഹീന തിരിച്ചറിഞ്ഞ് അവിടെ പഠിപ്പിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇങ്ങനെ പത്താം ക്ലാസ്സിൽ നല്ല പരീക്ഷയ്ക്ക് വേണ്ടി അവർ ഒരുക്കുകയാണ് ഒരുക്കി പോർഷനിൽ തീർത്തു റിവിഷൻ കഴിഞ്ഞു മോഡൽ ടെസ്റ്റും കഴിഞ്ഞു മോഡൽ ടെസ്റ്റിന്റെ പേപ്പറും തിരിച്ചു കൊടുത്ത് ഓരോരുത്തർക്കും അതിന് ആവശ്യമുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാം കൊടുത്തു പരീക്ഷയ്ക്ക് വേണ്ടി ഇവർ പോവുകയാണ് പോകുമ്പോൾ ഇവർ പോയി കഴിയുമ്പോൾ ഹെഡ് മാസ്റ്റർ അവരെ വിളിച്ചു ചോദി ടീച്ചറേ നാൽപ്പത് കുഞ്ഞുങ്ങൾ അതെ നാൽപ്പത് പേരാ മൂന്ന് കൊല്ലം ഇവരെ കൊണ്ട് നടക്കുക അതെ അതെ ആട്ടെ ടീച്ചറെ ടീച്ചറുടെ അസസ്മെന്റ് എന്താണ് എന്തായിരിക്കും റിസൾട്ട് ഉടനെ ടീച്ചർ പറയും അതെ നാൽപ്പത് പേരിൽ മുപ്പത് പേർക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടും അഞ്ചു പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടും ഒരു മൂന്ന് പേർക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടും ഒരാളിന് തേർഡ് ക്ലാസ് കിട്ടും ഒരാൾ തോക്കും എന്ന് പറഞ്ഞാൽ കേക്കണേ അങ്ങനെ തന്നെ നടക്കും കാര്യം ഈ നാൽപ്പത് പേരെയും മൂന്ന് കൊല്ലം കൊണ്ട് അടുത്ത് അറിഞ്ഞ ടീച്ചർക്ക് ഇവരെങ്ങനെയാകുമെന്നുള്ളത് നേരത്തെ പറയാം മിക്കവാറും ടീച്ചർ പറഞ്ഞ പോലെ സംഭവിക്കും ശ്രദ്ധിക്കണേ എന്നാൽ ടീച്ചർ വിധിച്ചില്ല ഒരുത്തം തോക്കട്ടെ എന്ന് ടീച്ചർ വിധിച്ചില്ല മുപ്പത് പേർക്ക് ഡിസ്ട്രിക്ഷൻ കിട്ടട്ടെ എന്ന് ടീച്ചർ വിധിച്ചില്ല മനസ്സിലായോ അത് അറിവിനനുസരിച്ചാണ് നേരത്തെ കൂട്ടി കാര്യം പറഞ്ഞു ഇതുപോലെ നമ്മെ എല്ലാവരെയും അറിയുന്ന സർവശക്തനായ ദൈവം തന്റെ മുൻ അറിവിനനുസരിച്ച് സ്തോത്രം മുൻ നിയമിച്ചിരിക്കുകയാണ് ഹാലേലൂയ അല്ലാതെ നമ്മുടെ ആരുടെയും തലയിൽ എഴുതി വെച്ച് അവൻ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിവിട്ടി അല്ല നമ്മുടെ കാര്യം തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് ഹാലേലൂയ എന്നൊക്കെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ നിത്യതര കാര്യം തീരുമാനിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട് അതുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് എടുക്കുന്ന ആ പ്രധാന ചുവടാണ് മനസാന്തരം സ്തോത്രം ദുർമാർഗത്തിൽ സന്മാർഗത്തിലേക്ക് തിരിയുന്നതുകൊണ്ട് മാനസാന്തരത്തിരുന്നില്ല സ്തോത്രം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിശ്വസിക്കുന്നു അതെ നമ്മൾ റെസ്പോൺസിബിൾ ആണ് നമ്മൾ ഉത്തരവാദികളാണ് അധികാരമില്ലെങ്കിൽ ഉത്തരവാദിത്വമില്ല സ്തോത്രം സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഉത്തരവാദിത്വമില്ല ഞാനൊരു ഉദാഹരണം പറയാം മറക്കാതിരിക്കാൻ പറയാം ഒരു ഓഫീസിൽ അല്പം പണത്തിന്റെ തിരിമറി ഉണ്ടായി പണത്തിന് തിരിമറി ഉണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ചൊരു എൻക്വയറി കമ്മീഷൻ വന്നു ഹെഡ് ഓഫീസിൽ നിന്ന് വന്ന എൻക്വയറി കമ്മീഷൻ അവിടെയുള്ള ജോലിക്കാരെ എല്ലാം മീൻസ് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്തു എന്നിട്ട് എൻക്വയറി കമ്മീഷൻ വന്ന ഉന്നത ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് തയ്യാറാക്കുക റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഓഫീസിലെ ഒരു സിനോഗ്രാഫറുടെ സർവീസസ് ആവശ്യപ്പെട്ടു അദ്ദേഹം സമയം ആ ഡെഡ് ലൈനിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കണം പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം എഴുതി ഷോർട്ട് ഷോർട്ട് ഹാൻഡിൽ ഈ സിനോഗ്രാഫർ എഴുതിയെടുത്തു വേഗം ടൈപ്പ് ചെയ്തപ്പോൾ ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് accountant so and so is the accountant എന്നിട്ട് ആദ്യത്തെ വാചകം ഇതായിരുന്നു he is the chief of the accounts department he is the chief of the accounts department ഇത് കഴിഞ്ഞു ടൈപ്പ് ചെയ്തു ടൈപ്പ് ചെയ്തപ്പോൾ ഒരക്ഷരം തെറ്റിപ്പോയി ആ സിക്ക് പകരം ടി ആയിപ്പോയി മനസ്സിലാവുന്നുണ്ടോ സിക്ക് പകരം ടി ആയിപ്പോയി അപ്പോൾ he is the thief of the accounts department എന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ സൈൻ ചെയ്ത് ഈ എൻക്വയറി കമ്മീഷൻ വന്നയാൾ അതങ്ങ് അയച്ചു ഹെഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നപ്പം താ ഇനി എന്താ വേണം എൻക്വയറി എന്താ പറയുന്നു ഹി ഈസ് ദ കോപ്പി ഇദ്ദേഹത്തിന് കൊടുത്തു കൊടുത്തപ്പോൾ അദ്ദേഹം ആ കൂടെ വിഷമത്തിനായി പ്രശ്നത്തിനായി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു മാനനഷ്ടത്തിന് കേസ് കൊടുത്തു ടൈപ്പ് ചെയ്ത് മിസ്റ്റേക്ക് ചെയ്ത ആരാരാ ടൈപ്പിസ്റ്റ് സ്റ്റെനോഗ്രാഫർ മിസ്റ്റേക്ക് വരുത്തി പക്ഷെ ഒപ്പിട്ട ആളാണ് റെസ്പോൺസിബിൾ കോടതി ഒപ്പിട്ട ആളിനെ ശിക്ഷിച്ചു മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം എന്തുകൊണ്ടാ തെറ്റ് ചെയ്തെങ്കിലും അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഒപ്പിട്ടയാളിനാണ് സഹോദരങ്ങളെ നമ്മളെ ന്യായം വിധിക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ കേട്ടെ കേട്ടെ കേട്ടെ മനസാക്ഷി പറയുന്നില്ലേ ന്യായവിധി ഉണ്ടെന്ന് എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉത്തരവാദികളാണ് നമ്മുടെ ജീവിതത്തിന് ഉത്തരവാദികളാ സഹോദര സഹോദരി നിങ്ങൾ നിത്യതയുടെ കാര്യം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങൾ നിത്യതയുടെ കാര്യം നിങ്ങൾ എന്ത് തീരുമാനിച്ചു സ്തോത്രം നിങ്ങളുടെ നിത്യജീവന്റെ കാര്യം നിങ്ങൾ എന്ത് തീരുമാനിച്ചു ഹാലേലൂയ അതെ മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുന്നതാണ് ഹാലലൂയ ഞാൻ ഈ പറയും നിങ്ങൾക്ക് വ്യക്തമാകുന്നു ഞാൻ വിശ്വസിക്കട്ടെ അതെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടുണ്ടോ സ്തോത്രം സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിൽ രണ്ട് ലോകത്തിൽ നിന്ന് സ്വർഗീയമായതിലേക്കുള്ള തിരിച്ചിൽ ലൗകികമായതിൽ നിന്ന് ആത്മീയമായതിലേക്കുള്ള തിരിച്ചിൽ താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്കുള്ള തിരിച്ചിൽ ഹല്ലേ ലൂയ സ്തോത്രം അതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് ഹലേ ലൂയ ഒരു വേള ഞാൻ ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രത്യേക സാഹചര്യം നിമിത്തം ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവം നിങ്ങളുടെ ആ പ്രത്യേക വിഷയത്തിൽ ഒരു വിടുതൽ തരണം എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് സഹോദര ദൈവം നിങ്ങളെ തീർച്ചയായും വിടുവിക്കും സ്തോത്രം എന്റെ ദൈവം അതിന് വിശ്വസ്തനാണ് ദൈവത്തിന് അത്ഭുതകരമായി ഇടപെടൽ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഈ വിശുദ്ധ തിരുവിഴുത്തതിന് സാക്ഷിക്കുന്നു നിങ്ങളുടെ ഈ വിഷയങ്ങൾ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ അത്ഭുതകരമായി ഇതിൽ ഇടപെടുവാൻ എന്റെ ദൈവത്തിന് കഴിയും എന്നാൽ ദൈവം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം അവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കണം അവന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നിന്റെ ജീവിതം നിന്റെ ഉത്തരവാദിത്വത്തിലുള്ളതാകയാൽ നീ മനസ്സുവെച്ച് എന്റെ കർത്താവേ അടിയനടിയാനെ അങ്ങയുടെ കരങ്ങൾ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ മനസ്സ് തുറന്ന് ഹൃദയം താഴ്ത്തി നിങ്ങളെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ബോധപൂർവമായി ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ ഇത് മറന്നു പോകരുത് ദൈവം ഒരിക്കലും ബലാത്കാരം ചെയ്യുകയില്ല എന്ന് മറന്നു പോകരുത് സ്തോത്രം ഇതിന് മീൻസ് വിശദീകരണമായി അനേകർ അനേകരുടെ കാര്യങ്ങൾ എന്നോട് ചോദിക്കാറുണ്ട് ഈ വിഷയമൊക്കെ പറയുമ്പോൾ അനേക ആളുകൾ ചോദിക്കാറുണ്ട് ചോദിക്കുന്ന ചില ഉദാഹരണങ്ങൾ നേരം കുറവായതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോകാം അവർ ചോദിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിയില്ലേ കഠിനമാക്കിയേച്ച് പിന്നെ അവനെ ശിക്ഷിച്ചില്ലേ അപ്പോൾ അവൻ ഹൃദയം കഠിനമാക്കി തെറ്റ് ചെയ്തതിന് അവൻ ഉത്തരവാദിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട് സ്തോത്രം ചില വാക്യം വാക്യം മാത്രം വേഗം ഒന്ന് വായിച്ചാൽ പുറപ്പാട് പുസ്തകം ഒന്ന് എടുത്താട്ട് പുറപ്പാട് പുസ്തകം നാലാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ആദ്യം ഒന്ന് വായിച്ചാട്ട് ആദ്യം മോശ ചെന്ന് ഫറവനോട് പറയുന്ന വാക്കുകളാണ് പുറപ്പാട് നാലിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വേഗം വായിച്ചാൽ നീ ഫറവനോട് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു വെച്ചോളൂ ഇസ്രായേൽ എന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയുക കേട്ടോ നേരത്തെ അവനോട് മുന്നറിയിപ്പ് കൊടുത്തു ഇസ്രയേലിന്റെ പുത്രൻ എന്റെ ആദ്യജാതൻ എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ അവനെ വിട്ടയക്കും അല്ല അവനെ വിട്ടയക്കാൻ മനസ്സില്ലെങ്കിൽ നിന്റെ പുത്രനെ നിന്റെ ആദ്യജാതനെ കളയും ആദ്യമേ അവന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇനി അതിന്റെ അഞ്ചാമത്തെ രണ്ടാം വാക്യമേ ഒന്ന് വായിച്ച് അഞ്ചിന്റെ രണ്ട് പുറപ്പാട് അഞ്ചിന്റെ രണ്ട് അതിന്റെ ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ അവനാര് വായിച്ചു ഞാൻ യഹോവയെ അറിയുകയില്ല ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു ഞാൻ ഇവന്റെ വാക്ക് കേൾക്കാൻ ഇവൻ ആരാ യഹോവ കൽപ്പിക്കുന്നെന്നും കൊള്ളാമല്ലോ അവൻ ആരായിരുന്നു എന്തൊരുധിക്കാരം എന്തൊരുധിക്കാരം എന്തൊരുധിക്കാരം യഹോ അവന്റെ ഹൃദയം കഠിനമാക്കിയിരുന്നില്ല അവൻ സ്വയമായി എടുത്ത തീരുമാനമാണത് ആ വിഷയത്തിൽ നിൽക്കാൻ എനിക്ക് നേരം കുറവാണ് സ്തോത്രം സഹോദരങ്ങളെ അവൻ സ്വയമായി എടുത്ത തീരുമാനമാണ് അത് കഴിഞ്ഞപ്പോൾ ഇസ്രയേൽ മക്കളെ ചില പാഠങ്ങൾ പഠിപ്പിക്കേണ്ടതിന് ദൈവന്റെ ഹൃദയം കഠിനമാക്കി ഹാലേലൂയ സഹോദരങ്ങളെ ദൈവം നമുക്ക് ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും തന്നിരിക്കുക ഹവുമാരെ ഏതിലാക്കിയപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത അവരോട് സംസാരിച്ചത് എങ്ങനെയാണ് എന്താ അവരോട് പറഞ്ഞിരുന്നതെന്ന് അറിയാമോ ഉൽപ്പത്തി പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന്റെ പതിനാറ് പതിനേഴ് വായിക്കുമ്പോൾ എടുത്തെങ്കിലും വേഗം വായിച്ചു ഉൽപ്പത്തി രണ്ടിന്റെ പതിനാറ് പതിനേഴ് വായിക്കാം നമ്മുടെ കാര്യമാണ് ഇത് കേട്ടോ നമ്മുടെ കാര്യമാണ് ദൈവം മനുഷ്യനോട് കൽപ്പിച്ചതെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും കേട്ടോ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നാം കണ്ടോ കണ്ടോ കണ്ടോ അതാ നിയമം എന്നാൽ കിട്ടി അപ്പൻ എന്നുള്ള നിലയിൽ മുന്നറി എന്നാൽ മരിക്കാതിരിക്കേണ്ടതിന് അത് തിന്നരുത് മനസ്സിലാവുന്നുണ്ടോ നിയമം സ്വാതന്ത്ര്യമാണ് ഇഷ്ടം പോലെ ഏത് വേണേലും തിന്നാം പക്ഷെ മരിക്കാതിരിക്കേണ്ടതിന് അത് തിന്നരുത് സ്തോത്രം ദൈവം നമുക്ക് സ്വാഗതം തന്നിരിക്കുന്നു നമുക്കറിയാമല്ലോ കായിനും ഹാബേലും യാഗം കഴിക്കാൻ വന്നു യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു കായേനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല ആളിൽ പ്രസാദിക്കാതെ വഴിപാടിൽ പ്രസാദിക്കുകയില്ല സ്തോത്രം അത് കഴിഞ്ഞപ്പോൾ അവന് മുഖം മാടി കൈയിന് മുഖം മാടി കർത്താവിന്റെ ദേ കൈയിനെ നിന്റെ മുഖം മാടുന്നത് എന്താ നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം ലഭിക്കും പാപം വാതുക്കൽ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാ ജയിച്ചോണം എന്ന് പറഞ്ഞു പാപം വാതുക്കൽ കിടക്കുന്നു സ്വാതന്ത്ര്യമുണ്ട് നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഈ രാത്രിയും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഇച്ഛാശക്തി സ്വതന്ത്രമാണ് സ്തോത്രം സ്വതന്ത്രമാണ് ഫറവോന ദൈവം ആദ്യമേ സ്വാതന്ത്ര്യം കൊടുത്തു അവൻ തീരുമാനമെടുത്തു അത് കഴിഞ്ഞപ്പോൾ ദൈവം നിന്നെ ഞാൻ നിർത്തിയിരിക്കുക എന്റെ മക്കളെ ചിലത് പഠിപ്പിക്കാൻ സ്തോത്രം ആട്ടെ ഞാൻ അവിടെ നിൽക്കുന്നില്ല പിന്നെ ചോദിക്കുന്ന മറ്റൊരു ഒരു ആളിന്റെ കാര്യമുണ്ട് യൂത ഇസ്കരിയോത്താവിനെ ദൈവം അതിനെ അല്ലേ എന്ന് ചോദിക്കാറുണ്ട് കേക്കണേ കേക്കണേ യൂത ഇസ്കരിയാത്തോവിനെ ഈ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടി അല്ലേ എന്ന് ചോദിക്കുന്നവരെ ഞാൻ കണ്ടു ഒന്ന് ശ്രദ്ധിച്ച് മാനസാന്തരമാണ് നമ്മുടെ വിഷയം നമ്മുടെ സ്വാതന്ത്ര്യം ദൈവം അതിനെ ഒരിക്കലും ഹനിക്കയില്ല യൂതായുടെ കാര്യം തിരുവെടുത്ത് തരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നേരം കുറവായതുകൊണ്ട് ഞാൻ എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല അതിന് മത്തായുടെ സുവിശേഷം ഇരുപത്തി ആറ് മറ്റേ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വരെ വായിക്കുമ്പോൾ മത്തായി ഇരുപത്തി ആറിന്റെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ വായിക്കുമ്പോൾ സന്ധ്യയായപ്പോൾ മതി നേരെയില്ല കർത്താവ് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു വസ്ത്രം ഊരി വെച്ചു ശിഷ്യന്മാരെ കാല് കഴുകുക കേൾക്കണേ കാല് കഴുകി അരയിൽ ചുറ്റിയിരിക്കുന്ന തുവർത്തുകൊണ്ട് തുടയ്ക്കുക കൂട്ടത്തിൽ യൂതായുടെയും കാല് കഴുകി തുടച്ചു യൂത അതിനു മുമ്പേ മഹാപുരോഹിതന്മാരുടെ അടുത്ത് പോയി കേക്കണേ മഹാപുരോഹിതന്മാരെ അടുത്ത് പോയി മുപ്പത് വെള്ളിക്കാശും വാങ്ങിച്ചോണ്ട് വന്നേക്കുക ഒരു ചിന്തകൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാ കാല് കഴുകി അരയിൽ ചുറ്റിരിക്ക് തുവർത്തുകൊണ്ട് ആ വിരലിന് ഇടയിലോട്ടെല്ലാം ആ തുണി ഇങ്ങനെ ഇട്ട് വൃത്തിക്ക് തുടയ്ക്കുക തുടയ്ക്കുമ്പോൾ യൂതായുടെയും കാല് തുടയ്ക്കുമ്പോൾ ഗുരു ഒരു വേള അവന്റെ ഇടത്തെ ശരീരത്തിന്റെ ഇടത്തെ ഭാഗത്താണ് ഈ വെള്ളിക്കാശിന്റെ സഞ്ചി വെച്ചിരിക്കുന്നതെങ്കിൽ ആ ഇടത്തെ കാല് ബോധപൂർവം ഒന്ന് ഉയർത്തി ആ വിരലിനിടയിലോട്ട് തിവർത്തിട്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കുമ്പോൾ കാല് ബോധപൂർവം ആ പണസഞ്ചിയിലോട്ട് ഗ്ലിങ് ഗ്ലിങ് എന്നൊന്ന് മുട്ടാൻ കർത്താവ് അനുവദിച്ചു കാണും എന്തിനാണെന്നറിയാമോ ആ പണത്തിന്റെ കിലുക്കം അവൻ്റെ മനസാക്ഷിയിൽ ഒരു കുത്താകേണ്ടതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ദാ ആരെ ആരുടെ കാലാ കഴുകുന്നത് സ്തോത്രം ഗുരു ഒറ്റിക്കൊടുക്കുന്ന ശിഷ്യന്റെ കാല് കഴുകുകയാ പക്ഷെ അവൻ അതുകൊണ്ടും മാറിയില്ല ഉറച്ചു നിന്നു അത് കഴിഞ്ഞ് കർത്താവ് തന്റെ ഇരിപ്പിടത്തിൽ ചെന്നിരുന്നു ഇരിപ്പിടത്തിൽ ചെന്നിരുന്നേച്ച് പറഞ്ഞു നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കും ഇത് കേട്ടപ്പോൾ എല്ലാവരും അമ്പരന്നു ഓരോരുത്തർ ചോദിച്ചു ഞാനോ റബി ഞാനോ റബി ഞാനോ റബി ചോദിക്കാൻ തുടങ്ങി ഗുരു ഒരു മറുപടിയും പറയുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ കേൾക്കണേ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണ യോഗനന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്ന് മുതൽ എട്ട് വരെയും ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയും വായിക്കണം നേരെ പോകുന്നോണ്ട് വായിപ്പിക്കുന്നില്ല കേട്ടേ അവിടെ നമുക്ക് കാണാൻ കഴിയും ഞാനോ റബി ഞാനോ റബി എന്നിവർ ചോദിക്കും ഗുരു ഒന്നും പറയാതിരിക്കുക അപ്പോൾ ദൂരെ ഇരിക്കുന്ന പത്രോസ് യേശുവിന്റെ മാറോട് ചാരിക്കുന്നു യോഹന്നാനെ ആകെ കാണിച്ചു അതാരാന്നൊന്ന് ചോദിക്കും അതാരാന്നൊന്ന് ചോദിക്കും പത്രോസ് ആംഗ്യം കാണിച്ചപ്പം യോഹന്നാൻ റബിയുടെ മുഖത്തേക്ക് നോക്കി ഗുരു അതാരാണ് എന്ന് ചോദിച്ചു കർത്താവ് എന്ത് ചെയ്തു അപ്പമെടുത്തു ചാറിൽ മുക്കിയിട്ട് ഞാൻ അപ്പഖണ്ണം ചാറിൽ മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെത്തുന്ന ദൂരത്തിൽ യൂതായിരിപ്പുണ്ട് അവന്റെ നേരെ നീട്ടി അവനെ നേരെ നീട്ടിയപ്പോൾ കടമ തീർക്കാൻ എന്നോണം യൂത ചോദിച്ചു ഞാനോ റബി എന്ന് ചോദിച്ചു നീ തന്നെ എന്ന് പറഞ്ഞു നീ തന്നെ അപ്പം മേടിക്കാൻ നീട്ടിയ കൈ ശ്രദ്ധിക്കണേ കൂപ്പി ആ കാൽക്കൽ വീണെങ്കിൽ ഗുരു അവനോട് ക്ഷമിച്ചേനെ അവൻ അപ്പം ഇങ്ങ് മേടിച്ചു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു കാണും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഗുരു പറഞ്ഞു നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യ കാൽക്കൽ വീഴണമെങ്കിൽ വീഴാം അല്ല ശത്രുക്കളുടെ അടുത്തേക്ക് പോകാനാണെങ്കിൽ പോകാം അവൻ ഇറങ്ങിപ്പോയി അപ്പം തിന്നു കാണുകയില്ല ഓരലെടുത്ത് കുത്തുന്നത് പോലെ കോപിടിപ്പടി ചവിട്ടി അവൻ പുറത്തിറങ്ങി ഇറങ്ങിയപ്പോൾ അവന്റെ മനസ്സിലെ ചിന്ത അപമാനിക്കുന്നതിന് ഒരു അതിര് വേണ്ടേ പരസ്യമായിട്ട് വല്ലതും പറയാനുണ്ട് ചെവി പറഞ്ഞ പോരെ പരസ്യമായി അപമാനിച്ചില്ലേ താഴെ ഇറങ്ങി അപ്പം തിന്ന് കാണുക എടുത്തോരെ ഏറു കൊടുത്ത് കാണും നേരെ പോയി ഇല്ല ഇന്ന് കാണിച്ചു കൊടുത്തേച്ചേ ഉള്ളൂ സാത്താൻ അവൻ്റെ കടന്നു പോയി മഹാപുരോഹിതന്മാരുടെ പത്തി ഇന്നാളിനെ വിടാൻ പോയി കാണിച്ചു തന്നേക്കാം അവർ വേഗം ആള് കൂട്ടി ഇതിനിടയിൽ അന്ത്യ അത്താഴം കഴിഞ്ഞു കർത്തൃമേശയും സ്ഥാപിച്ച ശേഷം ഒരു സ്തോത്രഗാനം പാടിയ ശേഷം യേശുവും ശിഷ്യന്മാരും ഗത്സമന തോട്ടത്തിൽ ചെന്നു ചെന്ന് മൂന്ന് മണിക്കൂറിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞു മൂന്ന് മണിക്കൂറിന്റെ പ്രാർത്ഥന സന്ധ്യയ്ക്ക് തുടങ്ങിയതല്ലേ വിരുന്ന് അപ്പോൾ പാതിരായി കാണും ഈ മൂന്ന് മണിക്കൂറിന്റെ പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ ഇതാ ദീപട്ടി പന്തങ്ങളുമായി യൂത മുൻ നടന്നുകൊണ്ട് പടയാളികൾ ചേവകർ ആശയങ്ങളുമായി വരുന്നു അവർ ഉയർത്തിപ്പിടിച്ച ദീപട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചു പിടിച്ച് അവിടുത്തെ ഓരോ എരച്ചിലിന്റെ പുറകിൽ നോക്കി നോക്കി എന്തോ നഷ്ടപ്പെട്ട് നോക്കുന്നത് പോലെ ആരെയോ അന്വേഷിക്കുന്ന പോലെ ഇങ്ങനെ വരികയാ ഇത് കണ്ടിട്ട് യേശു അങ്ങോട്ട് ചെന്ന് ചോദിച്ചു നിങ്ങൾ ആരെ തിരയുന്നു അവർ പറഞ്ഞു നസ്രാന യേശുവിനെ യേശു പറഞ്ഞ മറു അത് ഞാൻ തന്നെ അത് ഞാൻ തന്നെ എന്ന് ഗുരു പറഞ്ഞപ്പോൾ പടയാളികൾക്ക് മുൻപിൽ നിൽക്കാൻ കഴിഞ്ഞില്ല അവർ പിൻവാങ്ങി നിലത്ത് വീണു പുറപ്പാട് മൂന്നിന്റെ പതിനാലിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ വാക്കാ ഗുരു പറഞ്ഞു ഞാനാണെന്ന് സർവശക്തനായ ദൈവം പറയുമ്പോൾ അവന് മുമ്പിൽ നിൽക്കുവാൻ അവർക്ക് കഴിയാതെ അവർ പിൻവാങ്ങി നിലത്ത് വീണു നിലത്ത് വീണപ്പോൾ ഗുരു ചില നിമിഷങ്ങൾക്ക് ശേഷം കുനിഞ്ഞവരോട് ചോദിച്ചു നിങ്ങൾ ആരെ തെരയുന്നു കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് അവർ മറുപടി പറഞ്ഞു നസ്രായന യേശുവിനെ ഗുരു പറഞ്ഞ മറുപടി അത് ഞാനാണെന്ന് പറഞ്ഞില്ലേ അത് ഞാനാണെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്നെയാണ് തിരിയുന്നതെങ്കിൽ ഈ ഉള്ളവർ പോയിക്കൊള്ളട്ടെ തന്റെ ശിഷ്യന്മാർക്കെല്ലാം പോകാം ഇൻക്ലൂഡിംഗ് ജൂഡാസ് യൂതായിക്കും പോകാം അതാണ് യോഹനന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് നീ എനിക്ക് തന്നിട്ടുള്ളവരിൽ ആരും നഷ്ടമായി പോയില്ല എന്ന വാക്കിന് ഇതിനാൽ നിവൃത്തി വന്നു യൂതയ്ക്കും പോകാമായിരുന്നു പിന്നെ അവൻ മാപ്പ് അപേക്ഷിച്ചിരുന്നെങ്കിൽ കർത്താവിനോട് ക്ഷമിച്ചേനെ പക്ഷെ അവർ എഴുന്നേറ്റില്ല ഇവരാരും പോയുമില്ല അവരങ്ങനെ നിൽക്കുമ്പോൾ യൂതായുടെ നേരെ യേശു തിരിഞ്ഞു രോഹി എന്നല്ല വിളിച്ചത് ഉറ്റുകാരാ എന്നല്ല വിളിച്ചത് സ്നേഹിത സ്നേഹിത നീ വന്ന കാര്യമെന്ത് നീ വന്ന കാര്യമെന്ത് മറുപടിയായി റബി വന്ദനം എന്ന് പറഞ്ഞ് കൈനീട്ടി റബിയുടെ നേരെ വന്നു യേശു വിട് പിറകോട്ട് മാറി യൂതേ മനുഷ്യപുത്രന് ചുംബനം കൊണ്ട് ഒറ്റി കൊടുക്കുന്നത് മനുഷ്യനായിരുന്നെങ്കിൽ പറഞ്ഞേനെ ഗുരോ ചുംബനമാണ് ഞാൻ അടയാളവാക്യം പറഞ്ഞിരിക്കുന്നത് അങ്ങ് അതും അറിഞ്ഞോ നാഥ അതും അറിഞ്ഞോ പൊറുക്കണേ പൊറുക്കണേ ആ കാൽക്കൽ വീണെങ്കിൽ ദൈവനോട് അവനോട് ക്ഷമിച്ചേനെ പക്ഷെ അവൻ കാൽക്കൽ വീണില്ല ബലമായി ഗുരുവിനെ പിടിച്ചു ഉമ്മ വെച്ചു അത് കണ്ടപ്പോൾ വീട് കിടക്കുന്ന പടയാളികൾക്ക് അടയാളവാക്യം കണ്ടു അവർ ചാടി എഴുന്നേറ്റു യേശുവിനെ പിടിച്ചുകൊണ്ടുപോയി യൂതയുടെ വിധിക്ക് ആരാണ് ഉത്തരവാദി ചെല്ലു ചോദിക്കാറുണ്ട് അങ്ങനെ ആണെങ്കിൽ പിന്നെ വചനം എങ്ങനെ നിവർത്തി നിവർത്തിക്കപ്പെടും വചനം എന്താ പറയുന്നത് ഇങ്ങനെ നടക്കണം എന്നല്ല ഇങ്ങനെ നടക്കും എന്നാണ് മനസ്സിലായ വ്യത്യാസം ഇങ്ങനെ നടക്കണം എന്ന് വിധിച്ചിരിക്കുകയല്ല ഇങ്ങനെ നടക്കും എന്ന മുൻ അറിവിൽ പറയുകയാണ് യൂതയുടെ വിധിക്കും യൂത തന്നെ ഉത്തരവാദി ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്റെയും നിങ്ങളുടെയും നിത്യതയ്ക്ക് നമ്മൾ ഉത്തരവാദികളാണ് What did you do about your eternity? നിങ്ങൾ നിങ്ങളുടെ നിശ്ചിത കാര്യത്തിൽ എന്ത് ചെയ്തു കുഞ്ഞുങ്ങളുടെ പഠന കാര്യത്തിൽ നിങ്ങൾ അലാവോളം ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജിൽ ബുക്ക് ചെയ്തു നല്ല കമ്പനിയിൽ നിങ്ങൾ നന്നായി ഷെയർ വാങ്ങിച്ചിട്ടിട്ടുണ്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിങ്ങൾക്ക് നാട്ടിച്ചെന്ന് ജീവിക്കാനുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നിത്യത കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ഹലലൂയ മാനസാന്തരപ്പെടുമോ ദൈവത്തെങ്കിലേക്ക് തിരിയുമോ സ്വയത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുമോ മനസ്സിലാവുന്നുണ്ടോ അതെ വേറെ ചില ചോദിക്കുന്ന വേറൊരു ചൂണ്ടിക്കാണിക്കുന്ന വേറൊരാളുണ്ട് പൗലോസ് പൗലോസ് ചിലർ പറയുന്ന പൗലോസിനെ എന്റെ കറുത്ത പേടലിക്ക് പിടിച്ച് അടിച്ച് താഴെ ഇട്ട് മെരുക്കിയെടുത്ത് അവനെ പൗലോസാക്കി ശൗലിനെ ആര് പറഞ്ഞു ആര് പറഞ്ഞു വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നില്ല വേറെ ചെല്ലു അതുകൊണ്ട് ചെല്ലു പറയാറുണ്ട് ശൗലിനെ പൗലോസാക്കിയ ദൈവം പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥിച്ചാൽ മതി അവനെ പെടലിക്ക് പിടിച്ച് വളച്ച് തിരിച്ച് മെരുക്കിഞ്ഞു കൊണ്ടുവരും ഇല്ല സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട് സ്വാതന്ത്ര്യം അവന് കൊടുത്തിട്ടുണ്ട് സ്തോത്രം പൗലോസിന്റെ കാര്യം വേഗം പറയാം നമസ്കോസിന് വെളിവാതിൽ എത്തിയിരിക്കുകയാണ് കൂടെ ആളുകളുണ്ട് കയ്യിൽ മഹാപുരോഹിതമായ അധികാരപത്രമുണ്ട് കുതിരപ്പുറത്ത യാത്ര ചെയ്തത് പെട്ടെന്ന് നട്ടുച്ച വേലിനെ അതിജീവിക്കുന്ന സ്വർഗീയ പ്രകാശം അവനെ ചുറ്റും മിന്നി കണ്ണഞ്ചിച്ച് താഴെ വീണു വീണ വീഴ്ചയിൽ അവിടെ കിടക്കുമ്പോൾ അവനൊരു ശബ്ദം കേട്ടു സൗലേ സൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് അത് കേട്ടിട്ട് പ്രഭോ ആരാണ് നീ ആരാകുന്നു കർത്താവേ അവിടെ ഒരു ചെറിയ പ്രബോധനം പറയാതെ പോയി എനിക്കൊരു സന്തോഷം ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടെ എയർ കണ്ടീഷൻ ചെയ്ത വൃത്തിയായിരിക്കുന്ന സ്ഥലമാണ് suppose it is Kerala Kerala എന്ന് വിചാരിച്ചില്ല എൻ്റെ പുറത്തൊരു വലിയൊരു പ്രാണി വന്ന് എന്നെ കുത്തുന്നു ഞാനതറിയാതെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ തൊടുന്നു ഇങ്ങനെ ഞാൻ പ്രസംഗിച്ചു പോവുക അത് കണ്ടപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് വന്നു ഒറ്റ അടിക്ക് അതിനെ കൊന്നു അടി ശരിക്കും അടിച്ചു അടി കൊണ്ടിട്ട് എനിക്ക് ഇച്ചിരി നൊന്തു അപ്പോൾ ഞാൻ തിരിഞ്ഞു ചോദിച്ചു പാസ്റ്റർ എന്തിനാ എന്നെ അടിച്ചത് എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചാൽ അതേ കണ്ടില്ല ഈ പ്രാണി അപ്പോൾ അടി കൊണ്ട ഞാൻ എൻ്റെ തല തിരിഞ്ഞു ചോദിച്ചു തലതിരിഞ്ഞ് ചോദിച്ചപ്പോൾ അവിടെ ഒരു പരിഹാരമുണ്ടായി അതിന് പകരം ശ്രദ്ധിക്കണേ കൊണ്ട കൈ തന്നെ തിരിച്ച് ചോദിക്കാൻ ചെന്നാൽ മനസ്സിലാവുന്നുണ്ടോ കൈക്ക് അടി കൊണ്ടിട്ട് ആ അടി കൊണ്ട കൈ തന്നെ തിരിച്ച് ചോദിക്കാൻ ചെന്നാൽ പ്രശ്നമാവും എല്ലാരും എന്റെ കൂടെ ഉണ്ടോ നിന്റെ കാര്യം നിന്റെ തല ഏൽപ്പിക്കാവോ നിനക്ക് സ്തോത്രം അവന് ചോദിക്കാൻ നന്നായി അറിയാം കാര്യം ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എന്റെ ദൈവം നിങ്ങളെ തള്ളിക്കളയുന്നവനല്ല നമ്മൾ ആരെക്കാളും നമ്മെക്കുറിച്ച് അവന് ഉത്തരവാദിത്വമുണ്ട് എന്നെക്കാൾ എന്റെ ദൈവത്തിന് എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഉറപ്പുള്ളവരെ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം അതെ അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ് he is concern about us careful about his thoughtful of as he can അവൻ നമുക്ക് കരുതാൻ കഴിയുന്നവനാണ് വിടുവിക്കുവാൻ കഴിയുന്നവനാണ് കർത്താവ് ആട്ടെ ഞാൻ മുമ്പോട്ട് പോയിക്കൊള്ളട്ടെ പൗലോസ് കിടന്ന കിടപ്പിൽ കിടക്കുമ്പോൾ നീ ആരാകുന്നു എന്ന് ചോദിച്ച മറുപടി നീ ഉപദ്രവിക്കുന്ന നസ്രായന യേശുവാകുന്നു ഞാൻ അടുത്ത വാക്ക് പ്രവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാലാം വാക്യത്തിലുണ്ട് മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാണ് മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാ എഴുന്നേര് പട്ടണത്തിൽ ചെല്ല് ചെയ്യാളോ അവിടെ അറിയിക്കും എന്താ ഈ മുള്ളിന്റെ നേരെ ഉതയ്ക്കുന്നതെന്ന് പറഞ്ഞ കേട്ടേ പറയാം അവിടെ മുള്ള എന്ന് ഉപയോഗിച്ചിരിക്കുന്ന മൂലകൃതിയിലെ പദം ഇംഗ്ലീഷിലെ തർജ്ജമ നന്നായിരിക്കുന്നു സ്പർ എന്നാണ് വാക്ക് സ്പർ എന്ന് പറഞ്ഞാൽ കുതിര ഓടിക്കുന്നവർ കുതിര ഓടിച്ചു പോകുമ്പോൾ ഈ കാല് കാലിലുള്ള ഷൂസിന്റെ അറ്റത്തെ രണ്ട് ചൂണ്ട പോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ചൂണ്ട പോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ചൂണ്ട കൊണ്ട് കുത്തിപ്പറിച്ചാണ് കുതിരയെ നിയന്ത്രിക്കുന്നത് രണ്ട് കാലയിലും ഈ ചൂണ്ട പോലുള്ള സ്പർ സ്പർ എന്ന ആ സാധനം കൊണ്ട് ഇങ്ങനെ കുത്തിപ്പറിച്ച് ആഞ്ഞാഞ്ഞോടും സ്പീഡിലോടും സ്ലോ ചെയ്യിക്കാൻ ആ ഭാഗം മാറ്റി ഉപ്പൂരിയുടെ ഭാഗം തടവിയാൽ അത് സ്ലോ ആകും കുതിരയെ ഇടത്തോട്ട് തിരിക്കണമെങ്കിൽ കടിഞ്ഞാണിന്റെ ഇടത്തെ തല മുറുക്കി വലത്തെ കാലം കൊണ്ട് കുത്തിപ്പറിക്കും അതുപോലെ വലത്തോട് തിരിക്കാൻ വലത്തെ കടിഞ്ഞാണ്ട് വലത്തെ മുറുക്കി ഇടത്തെ കാലം കൊണ്ട് കുത്തിപ്പറിക്കും വലത്തോട് തിരിയും ഇങ്ങനെയാണ് കുതിര ഓടിക്കുന്നത് ഈ എക്വിസ്ട്രിയൻ ഇവന്റ്സ് ഒക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കാണുകയാണെങ്കിൽ ഈ കൻ സി ഈ രണ്ട് കാലം കൊണ്ട് ഒരുങ്ങാനൊക്കെ നമുക്ക് കാണാൻ കഴിയും ചെയ്യും പൗലോസ് കുതിരപ്പുറത്താ പോയിരുന്നു എന്നുള്ളതിന് ഒരു തെളിവാണ് ഇവിടെ എന്നാൽ സങ്കല്പിക്കുക ഒരു കുതിര ദീർഘദൂരം ഓടി തളർന്നു വന്നു കുതിരക്കാരന് ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുക ഇടത്തോടുള്ള കയറ്റത്തേക്കാണ് കുതിരക്കാരന് പോകേണ്ടത് കുതിര തളർന്നു അതിന് കയറ്റത്തോടെ കയറാൻ മനസ്സില്ല പക്ഷേ കുതിര കുതിരക്കാരൻ ഇടത്തെ കടിഞ്ഞാൻ മുറുക്കി വലത്തെ കാല് കൊണ്ട് കുത്തിപ്പറിച്ചു കുത്തിപ്പറിച്ചപ്പോൾ കുതിരയ്ക്ക് മേല അത് ഇടഞ്ഞു അത് ഇടഞ്ഞിട്ട് എന്തോ ചെയ്യും ശരീരം വളച്ച് ആ മുള്ളിന്റെ നേരെ ഒതയ്ക്കും ആ മുള്ളിന്റെ നേരെ ശരീരം വളച്ച് ഒതച്ചാൽ അടി അടി അടി ഉപദ്രവ മനസ്സിലാവുന്നുണ്ടോ സ്തോത്രം മുള്ളിന്റെ നേരെ ഒതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ഒരു വഴിയിലേക്ക് തിരിയുവാൻ ഇതാ പ്രേരിപ്പിക്കുന്നു I urge you to turn to a new direction if you obey well and good if you are choosing to kick against that thought that I use that's going to be your tragedy ഇതാ ഞാൻ നിന്റെ മേലൊരു മുള്ള പ്രയോഗിക്കുന്നു വേറൊരു വഴിയിൽ തിരിയാൻ വിധേയപ്പെട്ടാൽ നിനക്ക് നന്മ മുള്ളിനോട് ഉതയ്ക്കാനാ നിനക്ക് ഭാവമെങ്കിൽ തിന്മയാ എൻ്റെ കർത്താവ് അത്ര ചെയ്യൂ മുള്ള് പ്രയോഗിക്കും സാഹചര്യങ്ങളിലൂടെ നമ്മൾ ഇടപെടും സ്തോത്രം പല വഴികളിലൂടെ അവൻ നമ്മൾ ഇടപെടും നിങ്ങൾ പ്രസംഗിച്ച് കേൾക്കുന്ന ഒരു വചനം നിങ്ങൾ വായിച്ച് ധ്യാനിച്ച ഒരു തിരുവെഴുത്ത് നിങ്ങളുടെ സമപ്രായക്കാരനായവന്റെ പെട്ടെന്നുള്ള മരണം നിങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഫ്ലൈറ്റ് അത്യാവശ്യം കൊണ്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്തു മാറി അത് അപകടത്തിൽപ്പെട്ടത് ഇതുപോലെ പലതും പലതും മുള്ളുകൊണ്ട് മുള്ളുകൊണ്ട് നിങ്ങളെ തോണ്ടുകയാ തോണ്ടുകയാ അവന്റെ വഴിയിലേക്ക് തിരിഞ്ഞാൽ നന്മ ഇല്ലെങ്കിൽ ദോഷമാണ് ഇതാണ് പൗരോസിനോട് പറഞ്ഞത് അല്ല പെടലിക്ക് പിടിച്ച് തിരിച്ചു കൊണ്ടുപോകാരുന്നില്ല അതെ മുള്ളിന്റെ നേരെ ഉതയ്ക്കരുത് സ്നേഹിത സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ഈ വചനം നിങ്ങളോട് പറയുന്നു മാനസാന്തരപ്പെടുക നിങ്ങൾക്ക് കഴിയും അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ദൈവം നിങ്ങളെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു മാനസാന്തരപ്പെടുക സ്തോത്രം മനസാന്തരം എന്നാൽ പറഞ്ഞല്ലോ ദൈവം മുമ്പിൽ നെടുമ്പാട് വീഴുകയാ അയ്യോ നേരമൊക്കെ പോയി വേഗം മാനസാന്തരത്തിന് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് ഒരെണ്ണം വേഗം ഒന്ന് ചൂണ്ടിക്കാണിച്ചാൽ നിർത്താം യോസഫിന്റെ സഹോദരന്മാർ മിശ്രീമിൽ ധാന്യം കൊള്ളാൻ ചെന്നു യോസഫിന്റെ സഹോദരന്മാർ മിശ്രീമിൽ ധാന്യം കൊള്ളാൻ ചെന്നപ്പോൾ യോസഫ് അവരെ തിരിച്ചറിഞ്ഞു യോസഫിനെ അവർ തിരിച്ചറിഞ്ഞില്ല യോസഫിനെ അവർ തിരിച്ചറിയാതെ ഇവർ ചെന്ന് ഞങ്ങൾ പരമാർത്ഥികളാണ് ജോസഫ് കോട്ടയം പറഞ്ഞു നിങ്ങൾ ഒറ്റുകാര ദുർബല വിഭാഗം നോക്കാൻ വന്നാരാ മറുപടി ഇവർ അല്ലേ അല്ലല്ല ഒരപ്പന്റെ മക്കൾ ഞങ്ങൾ പതിനൊന്ന് പേരാ ഒരുത്തൻ വീട്ടിലുണ്ട് ഇല്ല ആരോടാ പറയുന്നേ ഇല്ലെന്ന് പറയുന്നവനോടാ പറയുന്നേ ഒരുത്തനില്ല ഞങ്ങൾ പരമാർത്ഥികളാ ശരി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്ന് ഒന്ന് ഒന്ന് ഞാൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിശോധിക്കുക ഒരു കാര്യം ആദ്യമേ മൂന്ന് ദിവസത്തേക്ക് അവരെ കാരാഗ്രഹത്തിലിട്ടു കേൾക്കണേ അത് കഴിഞ്ഞപ്പോൾ അവരെ പുറത്തു ചോദിച്ചു ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ഒരു കാര്യം ചെയ്യ ഒരാൾ ഇവിടെ നിൽക്ക ബാക്കിയുള്ള ഒരു ഒൻപത് പേര് പോ എന്നിട്ട് അവനെയും കൂട്ടിക്കൊണ്ടു വാ നിങ്ങൾ അവനെയും കൂട്ടിക്കൊണ്ടു വാ എന്ന് പറഞ്ഞു എല്ലാവരും കാണെ സിമയോനെ പിടിച്ച് ബന്ധിച്ചു കാരാഗ്രഹത്തിലോട്ടാക്കി കണ്ണുനീരോടെ ആ ഒൻപത് പേര് അവിടുന്ന് പോയി അവരുടെ പണം അവിടെ ചാക്കിന്റെ വായ്ക്കൽ വെച്ച് വിട്ടു വഴിയമ്പലത്തിൽ വെച്ച് കഴുതയ്ക്ക് തീൻ കൊടുക്കാൻ വാതിൽ ചാക്ക് തുറന്നപ്പോഴേ അതാ ധാന്യം ഒരുത്തം പറഞ്ഞു അയ്യോ എന്റെ കാശ് എനിക്ക് കിട്ടി നിങ്ങളവിടെ വായിച്ച സന്തോഷത്തോടെ പറയുന്നതായിട്ടാണ് എല്ലാവരും ഒക്കെ പ്രഭു എന്തോ ഈ കാണിക്കുന്നത് ഏതായാലും മാരി കെട്ടി അങ്ങ് ചെന്നു അവിടെ ചെന്നപ്പം അപ്പനോട് പറഞ്ഞു ഇതേ ഒരു കാര്യമാണ് നിങ്ങൾ നേരം അങ്ങ് പോകുന്നെങ്കിലും നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ഒന്ന് വായിക്കാമോ ഏഴാം വാക്യം ഒൻപതാം വാക്യം വേഗം വായിക്കണം ഞങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ അതിന് അവർ നിങ്ങളുടെ അപ്പൻ ജീവിച്ചിരിക്കുന്നുവോ നിങ്ങൾക്ക് ഇനിയും ഒരു സഹോദരനുണ്ടോ എന്നിങ്ങനെ അദ്ദേഹം ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും കുറിച്ച് താല്പര്യമായി ചോദിച്ചത് കൊണ്ട് ഞങ്ങൾ ഇതൊക്കെയും അറിയിക്കേണ്ടി വന്നു കണ്ടോ ശ്രദ്ധിച്ചേ താല്പര്യമായിട്ട് ഞങ്ങളോട് ചോദിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയേണ്ടി വന്നതാ കാര്യം ബെഞ്ചമിനെ ബെന്യാമിനെ എന്ന് പറഞ്ഞു നീ എന്തിനാ നിങ്ങൾ എന്തിനാ പറയാൻ പോയത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചേക്കണേ നിങ്ങൾ എന്തിനാ പറയാൻ പോയത് നിനക്കൊരു അനിയനുണ്ടെന്നൊക്കെ പറയാൻ പോയത് എന്തിനാ സിമിയോൻ ഇല്ല ജോസഫ് ഇല്ല നിങ്ങളിപ്പോ ബെന്യാമിനെയും കൂടെ കൊണ്ടുപോവാണോ എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറങ്ങുമാറാക്കുമെന്ന് പറഞ്ഞ് ആ പിതാവ് വിലപിക്കുക നിങ്ങൾ എന്തിനാ പറയാൻ അയ്യോ പറയേണ്ടി വന്നു താല്പര്യമായിട്ട് ഇതൊക്കെ ചോദിച്ചെന്നേ അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞു അപ്പോഴേ ഇവർക്കറിയാം എന്തോ ഇതിനകത്തുണ്ട് ശ്രദ്ധിക്കണേ നമുക്കറിയാം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുന്ന നാൽപ്പത്തിനാലാം അധ്യായത്തിന് ഏഴാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് യഹൂദ പറയേ അപ്പാ അവർ അവനോട് പറഞ്ഞത് യജമാനൻ ഇങ്ങനെ പറയുന്നത് എന്ത് ഈ വക കാര്യം അടിയങ്ങൾ ഒരു നാളും ചെയ്യുകയില്ല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഞാനൊന്ന് പറയാം അവിടെ വരെ വന്നില്ല മുപ്പത്തി നാൽപ്പത്തി മൂന്നിന് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലുമാണ് വായിക്കേണ്ടിയിരുന്നത് പോട്ടെ സാരയില്ല ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ദയവ് ചെയ്ത് നേരെ അങ്ങ് പോകുന്നു ഈ എന്നെ പേടിപ്പിക്കുന്നു സ്തോത്രം നിങ്ങൾക്ക് നാളെ ജോലിയുള്ളതെന്ന് നന്നായി അറിയാം നേരത്തിന് ഞാൻ നിർത്താം കൂടെ വരണേ പ്ലീസ് ശ്രദ്ധിച്ചേ അപ്പോൾ നിങ്ങൾ എന്തിനാ ഇത് പറയാൻ പോയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഞങ്ങൾ പറയേണ്ടി വന്നു യഹൂദ വന്ന് അപ്പനോട് പറയാം അപ്പ ഒരു കാര്യം മോനെ എന്റെ ഏൽപ്പിക്കാം ബെന്യാമിനെ എന്നെ ഏൽപ്പിക്കുക ഞാൻ കൊണ്ടുപോകാം ഞങ്ങൾ താമസിച്ചിട്ട് അല്ല ഇപ്പൊ രണ്ടു പ്രാവശ്യം പോയി വരേണ്ടതാ ഞങ്ങൾ കൊണ്ടുപോകാം ഞാൻ അവന് ഉത്തരവാദിയായിരിക്കാം അല്ലെ എന്റെ മോനെ നിങ്ങൾ കൊന്നു അപ്പം അത് കൊന്നു ഞാൻ ഉത്തരവാദിയാ എന്ന് പറഞ്ഞു ഉത്തരവാദിത്വം ഏറ്റ് പോകാം അവിടെ ചെന്നപ്പോൾ ചെന്ന് ചെന്നപ്പോഴേ അവരോട് പറഞ്ഞേ ഞങ്ങളുടെ ധാന്യമെല്ലാം സോറി ഞങ്ങളുടെ ഞങ്ങളുടെ ദ്രവ്യമെല്ലാം ഞങ്ങളുടെ ചാക്കിന്റെ വാതിക്കെ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ അത് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ കാശ് വേറെ കൊണ്ടുവന്നിട്ടുണ്ട് അറി എന്തോ കൈപ്പഴകായിരിക്കും പ്ലീസ് ഞങ്ങൾ കുറ്റക്കാരല്ല എന്നൊക്കെ വലിയ കാര്യമൊക്കെ പറഞ്ഞു ഷിമിയോനെയും കാരാഗ്രഹത്തിൽ നിന്ന് കൊണ്ടുവന്നു സന്തോഷിച്ചു കാഴ്ച ദ്രവ്യമെല്ലാം കൊണ്ടുപോയത് ഒരുക്കി വെച്ച് യോസഫ് വരുന്നത് കാത്തിരുന്നു യോസഫ് വരുന്നത് കാത്തിരുന്നപ്പോൾ കേക്കണേ യോസഫ് വന്നു സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവിടെ ഒത്തിരി പ്രബോധനങ്ങളുണ്ടെങ്കിൽ നേരം പോയല്ലോ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവൻ അവരുമായി സല്ലാപിച്ചു സന്തോഷകരമായി സംസാരിച്ചു ഈ സമയത്തൊക്കെ പ്രത്യേകം ഇടപെടല അപ്പന്റെ കാര്യം സൂക്ഷ്മമായി ചോദിച്ചു ഒരനിയനുണ്ടോ എന്ന് ചോദിച്ചു കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ എന്തോ പ്രത്യേകതയുണ്ട് ദ്രവ്യൻ ചാക്കിന്റെ വാതുക്കൽ ഇരുന്നപ്പോഴും എന്തോ പ്രത്യേകതയുണ്ട് യോസഫിന്റെ കാര്യവിചാരം പറയുന്ന വാക്കുകൾ നിങ്ങൾ വീട്ടിൽ ചെന്നത് വായിച്ചു നോക്കണം പറയുന്നത് തീ യു കാശിങ്ക് തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് അത് നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം നിങ്ങൾക്ക് തന്നതാ നോക്കണേ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോസഫ് അവന്റെ അപ്പന്റെ ദൈവത്തെക്കുറിച്ച് തന്റെ കാര്യവിചാരം എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതങ്ങനെ പറഞ്ഞ് നമുക്ക് വ്യക്തമായ ഭാഗത്തത് മനസ്സിലാക്കാൻ കഴിയും അത് കഴിഞ്ഞു ഇവർ ചെന്ന് കാഴ്ചയൊക്കെ വെച്ചു നമസ്കരിച്ചു ജോസഫിനോട് സല്ലാപം കഴിച്ചു ഒത്തിരി തന്നെ സംസാരിച്ചു എന്നിട്ട് ഭക്ഷണം എവിടാണ് ഭക്ഷണം എന്ന് പറഞ്ഞത് ഭക്ഷണത്തിന് വിളിച്ചു ഭക്ഷണം വിളിച്ചു പിന്നെയും വലിയൊരു കാര്യം അവിടെ നടക്കുന്നതെന്നറിയോ നാൽപ്പത്തിനാലാം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം ഒന്ന് വായിക്കാമോ വായിച്ചേ അടിയങ്ങളിൽ ആരുടെ പക്കലെങ്കിലും അത് കണ്ടാൽ സോറി സോറി അതിനു മുമ്പേ ഞാൻ പറഞ്ഞത് പിന്നെയും റെഫറൻസ് തെറ്റിപ്പോയി അവിടെ വരെ പിന്നെയും വന്നില്ല വേഗം ഒന്ന് വന്നേ നമ്മളവിടെ വായിക്കും നാൽപ്പത്തി മൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലും ഒന്ന് വായിച്ചേ വേഗം വായിക്കണേ മൂത്തവൻ മുതൽ ഇളയവൻ വരെ പ്രായത്തിനൊത്തവണ്ണം അവരെ അവന്റെ മുമ്പാകെ ഇരുത്തി ഓ ഇത് കണ്ടു വായിച്ചു അവർ അന്യോന്യം നോക്കി ആശ്ചര്യപ്പെട്ടു നോക്കി ആശ്ചര്യപ്പെട്ടു ജോസഫിന് വേണ്ടി ഭക്ഷണത്തിൽ ഇരിക്കുമ്പോ ജോസഫ് പറഞ്ഞു കൊടുത്തു ദേ രൂപേ നീ അവിടെ ഇരിക്ക രണ്ടാമൻ Simeon Levi Judah Issachar Zebulun Dan Naphtali Gad Asher Benjamin പ്രായത്തിനൊത്ത് അങ്ങോട്ട് ഇരുത്തിയപ്പോ അവരങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് എന്താ ഇത് അവർക്ക് ചിന്തിക്കാം എടാ ഇതിനകത്ത് ഏതാണ്ടുണ്ട് അവർ ചിന്തിച്ചില്ല മാത്രമല്ല ജോസഫ് തന്റെ അടുക്ക് തന്റെ മേശയെന്ന് അവർക്ക് ഓഹരി കൊടുത്തയക്കുന്നു ബെന്യാമിന് അഞ്ചരട്ടി ഏതാണ്ടുണ്ട് ജോസഫിനെ ഞങ്ങൾ വിറ്റതാ മനസ്സിലാവുന്നുണ്ടോ അതിനിടയ്ക്ക് ഈ ഇവര് പറയുന്നുണ്ട് നമ്മുടെ സഹോദരന്റെ പ്രാണസങ്കടം കണ്ടപ്പോൾ നമ്മൾ അത് കേൾക്കാഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അവരൊക്കെ നമ്മൾ ചോദിക്കുക ഡിഫാഷി ട്രാൻസ്ലേറ്റർ മുഖാന്തരം സംസാരിച്ചുകൊണ്ട് ജോസഫ് ഇത് മനസ്സിലാക്കുന്നത് അവർ മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞു പ്രായത്തിനൊക്കെ ഇരുത്തിയപ്പോൾ തന്നെ അവർക്ക് ചിന്തിക്കാമായിരുന്നു അത് കഴിഞ്ഞു ഇവരുടെ പോലെ വഴി വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് സമ്മാനങ്ങളൊക്കെ കൊടുത്തു ബെന്യാമിന് കൂടുതൽ സമ്മാനം കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോഴേ ഇവർക്ക് എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കാമായിരുന്നു ഒടുവിൽ ഇവർ ചെന്നു വഴിയമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ജോസഫ് തന്റെ പരിചാരനെ പറഞ്ഞയച്ചു നിങ്ങളും പോയി കാണിച്ചത് നിങ്ങളോട് നന്മ ചെയ്തിട്ട് നിങ്ങൾ തിന്മയല്ല ചെയ്തിരിക്കുന്നത് എന്താ എന്താ എന്താ അതിനാൽ അല്ലയോ എന്റെ യജമാനൻ ലക്ഷണം നോക്കുന്നത് അതിലല്ലയോ അവൻ കുടിക്കുന്നത് എന്തോ പറ വിവരം പറ ഇത്ര ഇത്രയും മുഖവരും ചൊല്ലിയാട്ടോ ഒക്കെ വേണോ അതെ വെള്ളിപ്പാത്രം എടുത്തോണ്ട് പോകുന്നില്ലേ യജമാനന്റെ വെള്ളിപ്പാത്രം നമുക്കറിയാമല്ലോ ആ അപ്പന്റെ ആ യജമാനന്റെ വെള്ളിപ്പാത്രം ബെന്യാമിന്റെ ചാക്കിന്റെ വാതി വായിക്കൽ വെച്ചിരിക്കുക ഓ അപ്പോഴത്തേനും അങ്ങ് ചൊടിച്ചു ആ ചൊടിച്ചു പറയുന്ന വാക്കുകൾ അച്ഛൻ മുമ്പേ നമ്മൾ വായിച്ചു കേട്ടത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നവരല്ല ആ ആ പോയ ആ ആ ധാന്യം സോറി ആ പണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വിവരം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെയുള്ളവരല്ല ഞങ്ങൾ പരമാർത്ഥികള ഇതുവരെയും ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പരമാർത്ഥികള ഞങ്ങൾക്ക് ഇതിനൊന്നും ആവശ്യമില്ല ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരി എന്നാ ഒരു കാര്യം ചെയ്യാം ആരുടെയെങ്കിലും ചാക്കിൽ ഇത് കണ്ടാൽ അവൻ അടിമയാണ് ശരി എഗ്രി നോക്കാം എന്നിട്ട് മൂത്തവൻ മുതൽ നോക്കി നോക്കി വരിക ഓ രൂപൻ നോക്കിയോ കുഴപ്പമില്ലല്ലോ ഇല്ല സിമിയോ അപ്പൊ ഇവരങ്ങ് ചൊടിക്കുക ചൊടിച്ചു നോക്കണേ ഒടുവിൽ വന്നു ബെന്യാമിന്റെ വാതുക്ക ചാക്കഴിക്കുന്നവർ ഇവർ ചൊടിച്ചോണ്ട് പറഞ്ഞു കണ്ടോ ഞങ്ങൾ എത്ര പരമാർത്ഥികളാന്ന് കണ്ടോ ഞങ്ങളെയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു കാണും ബെന്യാമിന്റെ ചാക്കങ്ങോട്ട് അഴുക്കി വെള്ളിപ്പാത്രം അവർ വസ്ത്രം കീറി അയ്യോ തിരിച്ചെല്ലാരും കൂടെ ചെന്നു ജോസഫിന് മുമ്പിൽ നെടുമ്പാട് വീണു നെടുമ്പാട് വീണുകൊണ്ട് പറയുന്ന വാക്കുകൾ നാൽപ്പത്തിനാലിന്റെ പതിനാറ് ഒന്ന് വായിച്ചേ നാൽപ്പത്തിനാലിന്റെ പതിനാറ് അതിനെ യഹൂദ യജമാനോട് ഞങ്ങൾ എന്തു പറയേണ്ടു എന്ത് ബോധിപ്പിക്കേണ്ടു എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി ഇതാ ഞങ്ങൾ യജമാനന്റെ അടിമകൾ ഞങ്ങളും ആരുടെ കയ്യിൽ പാത്രങ്ങളോ അവനും തന്നെ എന്ന് പറഞ്ഞു കേട്ടോ അതുവരെ അവര് ന്യായീകരണമായിരുന്നു അതുവരെ അയ്യോ എനിക്കിത് വിശദീകരിക്കാൻ നേരെയില്ലല്ലോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും അതുവരെ ഞങ്ങൾ പരമാർത്ഥികൾ അപ്പൻ പരമാർത്ഥി എല്ലാം പരമാർത്ഥി എല്ലാം നല്ലത് എല്ലാം നല്ലത് കൊണ്ടുപോയ കാശ് നിങ്ങൾ അത് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വേറെയും പണം കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്തവരാ പിന്നെ വെള്ളിപ്പാത്രം എടുക്കുമോ ഇതെല്ലാം പറഞ്ഞ് അതുവരെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് നിന്നയാൾ നെടുമ്പാട് വീണ് കേൾക്കുന്നുണ്ടോ ഞങ്ങൾ എന്തു പറയേണ്ടൂ ഞങ്ങളെ തന്നെ നീതീകരിക്കാൻ എന്തുണ്ട് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ അടിമകൾ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞ് ജോസഫിന്റെ തിരുമുമ്പിൽ നെടുമ്പാട് വീണ് ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം മാനസാന്തരത്തിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നു ഉപദേശി മാനമായിട്ടേ ജീവിച്ചിട്ടുള്ളൂ ഇന്ന് വരെ ഒരു ഫിൽസിന്റെ വ്യത്യാസം ഞങ്ങളുടെ ജീവിതത്തിലില്ല ഇന്ന് വരെ ലഹരി എന്ന് പറയുന്ന എന്തെന്ന് ഈ ഉള്ളവൻ അറിഞ്ഞിട്ടില്ല പുകവലിക്കുന്ന ഒരു നടുക്ക് ഞാൻ ജീവിച്ചിട്ടുണ്ട് ഇന്ന് വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ തൊട്ടിട്ടില്ല ഒരു യോഗവും ഞാൻ മുടക്കിയിട്ടില്ല എത്ര ക്ഷീണമുണ്ടെങ്കിലും പ്രാർത്ഥിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടില്ല ന്യായീകരണം ന്യായീകരണം ന്യായീകരണം ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ എന്നാൽ യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് സ്തോത്രം എല്ലാം അറിയാവുന്നവന്റെ തിരുമുമ്പിൽ ഹല്ലേലൂയ ഞങ്ങൾ എന്തു പറഞ്ഞ് ന്യായീകരിക്കേണ്ടു ഞങ്ങൾ നിനക്ക് എന്ന് പറഞ്ഞു ദൈവത്തിന്റെ തിരുമുമ്പിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് അല്ലേ ലൂയ നമുക്കൊരു ന്യായീകരണവും ദൈവം മുമ്പിൽ പറയാനില്ല സ്തോത്രം അതെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം നമുക്കെല്ലാവർക്കും മാനസാന്തരം ആവശ്യമുണ്ട് സ്വയത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതെങ്കിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം താൽക്കാലികമായതിൽ നിത്യമായതെങ്കിലേക്കുള്ള തിരിച്ചിലാണ് മാനസാന്തരം എന്റെ കർത്താവേ ഇന്ന് വരെ എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇതാ എന്റെ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി അടിയാരെന്ന് പറഞ്ഞുകൊണ്ട് തിരുമുമ്പിൽ വീഴുന്നു എന്നെ തിരുമേനിക്കായി സമർപ്പിക്കുന്നു വന്ന് ഏറ്റുപറയുവാൻ ഈ രാത്രി ദൈവം നമുക്കൊരു അവസരം തരികയാണ് നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം എന്നെ കൊടുക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ സ്തോത്രം ഹാലേ ലൂയ കാലം തികഞ്ഞു കാലം തികഞ്ഞു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിന് ആദ്യത്തെ ചുവട് മാനസാന്തരമാണ് ഹല്ലേ ലൂയ ഹല്ലേ ലൂയ ഒരു നിമിഷം ഒരു നിമിഷത്തിൽ ഒന്ന് ശ്രദ്ധിക്കണേ അതേ മാനസാന്തരമാണ് സ്തോത്രം നിത്യജീവങ്കിലേക്കുള്ള ആദ്യത്തെ ചുവട് മാനസാന്തരം എന്ന് പറഞ്ഞാൽ സ്വയത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള തിരിച്ചിലാണ് ഹാലൂയ്യ സ്തോത്രം അത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇന്ന് വരെ ഞാൻ എനിക്ക് വേണ്ടി ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാൽ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന് സമർപ്പണമുള്ളവർ തങ്ങളുടെ വലതുകരമെന്ന് ഉയർത്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ ധൈര്യമായി കരങ്ങൾ ഉയർത്തുകയും ദൈവം നിങ്ങളുടെ കരങ്ങളെ കാണട്ടെ ഹൃദയങ്ങളെ കാണട്ടെ സ്വർഗപിതാവ് ഈ കരങ്ങളെ തിരുമനി കാണുന്നു കരങ്ങളോടൊപ്പം തിരുസൽ ഉയരുന്ന ഹൃദയങ്ങളെ കാണുന്നു ഈ കരങ്ങളെ തിരുമനി പിടിച്ചുകൊള്ളണമേ അനുഗ്രഹത്തോടെ ഞങ്ങളെ അയക്കണമേ ഞങ്ങളെ വചനം തുടർന്ന് വിടപെട്ടുകൊണ്ടിരിക്കണമേ മഹത്വം പങ്കുന്നെടുക്കണമേ യേശുക്രിസ്തു നാമത്തിൽ തന്നെ പിതാവേ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നും ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത നാളെ ചിന്തിക്കാം ഇന്ന് കർത്താവിന്റെ കാഹളം ഒരിക്കുന്നെങ്കിൽ വീട്ടിൽ ചെന്ന് ഒന്നുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ